നമ്മളെല്ലാവരും പറയാറുണ്ട് ഏകാഗ്രത കിട്ടുന്നില്ല ശ്രദ്ധ കിട്ടുന്നില്ല പലതും മറന്നു പോകുന്നു എന്നെല്ലാം യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും ആവശ്യമുള്ള ഏകാഗ്രതയുണ്ട് ആവശ്യമുള്ള ഓർമ്മശക്തിയുമുണ്ട് പക്ഷേ അത് ഉണ്ട് എന്ന ധാരണയാണ് നമുക്കില്ലാത്തത് ഒന്ന് ശ്രദ്ധിച്ച് നമ്മളെ തന്നെ അനലൈസ് ചെയ്ത് നോക്കുക നമ്മൾ കാർ ഓടിക്കുന്ന സമയത്ത് എത്ര ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട് എത്ര ദിവസം കാർ ഓടിക്കുന്നു എത്ര കാലമായി നമ്മൾ കാർ ഓടിക്കുന്നു ഈ കാലയളവിൽ ഒരു പരിധിവരെ പറഞ്ഞാൽ ഒന്നോ രണ്ടോ ആക്സിഡൻ്റ് ആയിരിക്കും നമുക്ക് നമുക്കുണ്ടായിരിക്കുക അതിൻ്റെ അർത്ഥം മറ്റെല്ലാ സമയത്തും കാർ ഓടിക്കുമ്പോൾ നമ്മൾ അതീവ ജാഗരൂകരായിരുന്നു എന്ന് തന്നെയാണ് അപ്പോൾ നമുക്ക് ശ്രദ്ധയുണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം നമുക്ക് ശ്രദ്ധയുണ്ട് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഓരോ ദിവസവും കർമ്മമണ്ഡലത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ട് നമുക്ക് വ്യക്തമായ രീതിയിൽ ഏകാഗ്രതയുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു കാര്യം എപ്പോഴെങ്കിലും ഓർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ മസ്തിഷ്കത്തിൽ അത് വരുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ പറയും എനിക്ക് എന്തോ എന്തൊരു മറവിയാണ് എന്ന് യഥാർത്ഥത്തിൽ നമുക്ക് മറവിയല്ല മറവിയുണ്ട് എന്ന തോന്നലാണ് ഇവിടെയാണ് നമുക്ക് എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവുക എന്തെല്ലാമോ അസുഖമുണ്ട് എന്തെല്ലാമോ പ്രശ്നമുണ്ട് എന്തൊക്കെയോ കുറവുണ്ട് എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കുന്നു അത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ കുറവ് അല്ലെങ്കിൽ അത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാവർക്കും കുറേ കുറവുകളെല്ലാം ഉണ്ട് ആവശ്യത്തിന് ചിലതൊന്നും നമുക്ക് എടുക്കാൻ സാധിച്ചു എന്ന് വരില്ല നിരന്തരം നമ്മൾ ഓർമ്മിക്കുന്ന കാര്യങ്ങളായിരിക്കും എപ്പോഴും നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ മസ്തിഷ്കത്തിൽ വരിക അത്യാവശ്യമില്ലാത്ത പല കാര്യങ്ങളും നമ്മളുടെ മസ്തിഷ്കം തന്നെ അത് പുറകോട്ട റിസർവിൽ ഇട്ടു എന്ന് വരും അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ അത് നമ്മളുടെ മെമ്മറിയിലേക്ക് വരണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് നമുക്ക് എന്തെല്ലാമോ കുറവുണ്ട് എന്ന ധാരണ ആദ്യം മാറ്റാൻ ശ്രമിക്കുക എല്ലാവരെയും പോലെയാണ് നമ്മൾ അല്ലാതെ നമുക്ക് വളരെ വലിയ പ്രത്യേകതയൊന്നുമില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം ചിലപ്പോൾ ചിലർക്ക് കയ്യ് ചിലർക്ക് കാല് ചിലർക്ക് അവരുടെ ചില പ്രത്യേക അവയവങ്ങൾ വളരെ കാര്യമായ സ്വാധീനം കൊണ്ട് വളരെയധികം സാധകമുള്ളതാക്കി തീർക്കാനും അസാധാരണമാം വിധം പ്രയോഗിക്കാനും ഒക്കെ സാധിച്ചു എന്ന് വരും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പണ്ട് ഒളിമ്പിക്സിൽ വളരെ കാര്യമായ ഒരു പെർഫോമൻസ് വെച്ചിരുന്ന നാദിയ കൊമനേഷി എന്നൊരു സ്ത്രീയുണ്ട് നിരന്തരം സാധന കൊണ്ടാണ് അവർ ഈ യഥാർത്ഥത്തിൽ സാധാരണമാംവിധം ജിംനാസ്റ്റിക്സിൽ ഒന്നാമതായി പുറത്തേക്ക് വന്നത് ശോഭിച്ചത് അത് നിരന്തര സാധന കൊണ്ടാണ് അപ്പം നമ്മൾ പലപ്പോഴും പലതും മറന്നു പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഓർമ്മിക്കുന്നില്ല എന്നാണ് മറവി എന്ന രോഗമല്ല ഓർമ്മിക്കാനുള്ള സാധന നമ്മൾ ചെയ്തിട്ടില്ല ഓർമ്മിക്കാനുള്ള സാധന ചെയ്യാനും നമുക്ക് ബുദ്ധിമുട്ടാണ് ചിലതെല്ലാം നമുക്ക് ആവശ്യമില്ലാത്തതാണ് അഥവാ അത്യാവശ്യമില്ലാത്തതാണ് എന്ന് നമുക്ക് തന്നെ തോന്നുന്നത് അതെല്ലാം നമ്മൾ പുറകോട്ട് വയ്ക്കും ഏതുപോലെയാണ് നമ്മുടെ ഓഫീസിൽ പഴയ പഴയ റെക്കോർഡുകളെല്ലാം റെക്കോർഡ് മുറിയിൽ വെച്ചിട്ടുണ്ടാവും വളരെ പണ്ടത്തെ റെക്കോർഡുകളെല്ലാം ഏറ്റവും ചുവട്ടിലുണ്ടാവും വളരെ പുതിയ റെക്കോർഡുകളൊക്കെ ആയിരിക്കും ഏറ്റവും മുകളിൽ അതിൽ നിന്ന് പഴയ റെക്കോർഡുകൾ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല അത് പലതും ദ്രവിച്ചിട്ടുണ്ടാവും പലതും ചെതലെടുത്തിട്ടുണ്ടാവും അതേപോലെയാണ് നമ്മളുടെ ഓർമ്മശക്തിയും അതുകൊണ്ട് നമുക്ക് ഓർമ്മയില്ല അല്ലെങ്കിൽ മറവി വളരെ കൂടുതലാണ് എന്നെല്ലാം ധരിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരിക്കൽ പശുവും പന്നിയും തമ്മിൽ പരസ്പരം ചർച്ച ചെയ്യായിരുന്നു അത്രയും ഇത് വെറുതെ ഒരു സന്ദേശം പറയാനുള്ള ഒരു കഥ ഞാൻ നിങ്ങളോട് പറയുകയാണ് യഥാർത്ഥത്തിൽ പശുവും പന്നിയും തമ്മിലൊന്നും ചർച്ച ചെയ്തു എന്നൊന്നും ധരിച്ചേക്കരുത് എങ്കിലും നമ്മളുടെ കഥയിൽ പശുവും പന്നിയും തമ്മിൽ ചർച്ച ചെയ്യായിരുന്നു എന്തായിരുന്നു ചർച്ചാ വിഷയം പന്നി പശുവിനോട് ചോദിച്ചു എല്ലാവരും നിന്നെ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു പൂജിക്കുന്നു എന്നെ ആരും ആദരിക്കുന്നുമില്ല പൂജിക്കുന്നുമില്ല ബഹുമാനിക്കുന്നുമില്ല ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത് നമ്മളുടെ രണ്ടുപേരുടെയും ഇറച്ചി മനുഷ്യർ കഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ നമുക്ക് രണ്ടുപേർക്കും കിട്ടേണ്ടത് ഒരേ തരത്തിലുള്ള ബഹുമാനമല്ലേ പശു വളരെ വ്യക്തമായി മറുപടി കൊടുത്തു അത്രേ നീ മരിച്ചതിന് ശേഷമാണ് നിൻ്റെ ശരീരം മറ്റുള്ളവർക്ക് ഉപയോഗം ഉണ്ടാവുക ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്നെ കൊണ്ട് ഒത്തിരി പേർക്ക് പ്രയോജനമുണ്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എൻ്റെ പാല് കഴിച്ചിട്ടാണ് എല്ലാവരും അവരവരുടെ ചായ കുടിയോ കാപ്പി കുടിയോ അല്ലെങ്കിൽ പാല് കുടിയോ ഇതെല്ലാം അവർ നിർവഹിക്കുന്നത് അതുകൊണ്ട് എന്നെ ഇവരെല്ലാം ബഹുമാനിക്കാൻ കാരണം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്നെ കൊണ്ട് പ്രയോജനമുണ്ട് മരിച്ചതിന് ശേഷവും എന്നെ കൊണ്ട് പ്രയോജനമുണ്ട് അല്ലെങ്കിൽ എന്നെ കൊന്ന എൻ്റെ ശരീരം അവർ തിന്നുന്നത് കൊണ്ടും അവർക്ക് പ്രയോജനമുണ്ട് പക്ഷേ ബഹുമാനവും ആദരവും എല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായി തീരണം അപ്പോൾ മാത്രമേ നമുക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ നമുക്ക് ആരാധ്യതയും ബഹുമാന്യതയും ലഭിക്കുകയുള്ളൂ ഇത് നമ്മൾ എന്നും ഓർമ്മിക്കണം കുറേ കാലം കഴിഞ്ഞ് എനിക്ക് ബഹുമാനവും ആദരവും കിട്ടും അല്ലെങ്കിൽ എൻ്റെ മരണശേഷം ലോകം എന്നെ അറിയും എന്നുള്ള ധാരണ ചിലർക്കുണ്ട് പലർക്കും ഇല്ല എന്നാൽ നമ്മൾ ഓർമ്മിക്കുക ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് ലോകത്തിന് എത്രത്തോളം പ്രയോജനമുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ ലോകം ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും സ്നേഹിക്കുന്നതുമെല്ലാം എന്ന് ഒരു കാരണവശാലും മറക്കാതിരിക്കുക ജീവിച്ചിരിക്കുമ്പോൾ എന്തെല്ലാം ചെയ്തു എന്തെല്ലാം ചെയ്യുന്നു ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മളെ കൊണ്ട് ലോകത്തിനുള്ള നന്മകൾ വിലയിരുത്തപ്പെടുന്നതും നമ്മൾ ഏത് കർമ്മമണ്ഡലത്തിലുള്ളവരാകട്ടെ ഒരു വക്കീലാണെങ്കിലും നീതിന്യായ വ്യവസ്ഥതയിൽ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം എങ്ങനെ പെരുമാറി ഒരു ഡോക്ടറാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ അദ്ദേഹം രോഗികൾക്ക് എത്രത്തോളം സഹായം ചെയ്തു ഒരു അധ്യാപകനാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ എത്ര വിദ്യാർത്ഥികൾക്ക് ധർമ്മബോധത്തോടുകൂടിയ അറിവ് അദ്ദേഹം കൊടുക്കേണ്ടായി അതേപോലെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണെങ്കിൽ സത്യസന്ധമായി എത്രത്തോളം കർമ്മങ്ങൾ ചെയ്തു ഒരു പൊതുപ്രവർത്തകനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിഷ്ഠ നിഷ്കളങ്കമായ നിസ്വാർത്ഥത എത്രത്തോളം ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ജനങ്ങൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ വിലയിരുത്തിയിട്ടാണ് അവരുടെ ജീവിതത്തിനെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർമ്മിക്കുക ഇതായിരിക്കട്ടെ നമ്മളുടെ മാർഗദർശകമായിട്ടുള്ള അവസ്ഥ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എൻ്റെ തീരുമാനം ഉറച്ച തീരുമാനമാണ് എന്ന് ലോകത്തിൽ ഒരു തീരുമാനവും ഉറച്ച തീരുമാനമാകരുത് എന്നാണ് എനിക്ക് തോന്നാറുള്ളത് കാരണം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചില തീരുമാനമെടുക്കുക ഈ വിവരങ്ങളെ അറിവുകളാക്കി മാറ്റണം അറിവുകളെയാണ് ബുദ്ധി വൈഭവമാക്കി മാറ്റേണ്ടത് അപ്പോൾ വിവരങ്ങൾ ശേഖരിച്ച് ഒരു തീരുമാനമെടുത്തത് ഉറച്ച തീരുമാനമാണെങ്കിൽ ഈ വിവരങ്ങൾ അറിവുകളായി മാറുമ്പോൾ ചിലപ്പോൾ ആ തീരുമാനത്തിൻ്റെ ഉറപ്പ് ബലഹീനമായി മാറ്റേണ്ടി വരും അല്ലെങ്കിൽ ബലഹീനമായി തീർന്നു എന്ന് വരും ആ അറിവ് ബുദ്ധി വൈഭവമായി മാറുമ്പോൾ വീണ്ടും ഒരുപക്ഷെ പ്രശ്നമുണ്ടായിന്ന് വരും അതുകൊണ്ട് നമ്മൾ ഇന്നും ഓർമ്മിക്കുക ഞാൻ ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഒരാളോടും പറയാതിരിക്കുക ഞാൻ ഉറച്ച തീരുമാനമെടുത്തു എന്ന് ഞാനൊരു തീരുമാനമെടുത്തു ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവയെല്ലാം വിലയിരുത്തുമ്പോൾ എൻ്റെ തീരുമാനത്തിന് മാറ്റം വരണമോ വേണ്ടയോ എന്ന് അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി തീരുമാനിക്കും വീണ്ടും വീണ്ടും തീരുമാനിച്ചു എന്ന് വരും ഒരു കാരണവശാലും തീരുമാനം ഇരുമ്പുലക്ക പോലെ ഉറച്ചതാകരുത് കാരണം നമ്മൾ മനുഷ്യരാണ് ചിലപ്പോൾ ചിലർ തമാശന് പറയാറുണ്ട് after all we are human beings എന്ന് ഞാൻ അവരോട് എല്ലാവരോടും പറയാറുണ്ട് ഈ ഇംഗ്ലീഷ് പദപ്രയോഗം എങ്ങനെ ഉണ്ടായി എന്നറിഞ്ഞുകൂടാ പക്ഷേ വസ്തുത after all we are human beings അല്ല before all we are human beings ആണ് നമ്മൾ മനുഷ്യരാണ് ആ മനുഷ്യർ ഏത് തീരുമാനമെടുക്കുന്നതും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എടുക്കുക വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല തീരുമാനം എടുക്കുക വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്നത് ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്നത് ബുദ്ധി വൈഭവത്തിൻ്റെ വിഷ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ വിഷ്ടത്തിൻ്റെ ലെവലിലേക്ക് എത്തുന്നത് വരെ നമ്മളുടെ തീരുമാനങ്ങൾ ഉറച്ചതായി പോയാൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും ഇതൊരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം തീരുമാനങ്ങൾ ഉറച്ചതായാൽ അത് വാശിയുടെയും പകയുടെയും വിദ്വേഷത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും പുറത്താണെങ്കിൽ കുറേ കഴിഞ്ഞ് നമ്മൾ മെച്യൂറായി എന്ന് വിചാരിക്കാം നമ്മൾ കുറേ കൂടി സ്റ്റെബിലൈസ്ഡ് ആയി എന്ന് വിചാരിക്കാം പക്വത വന്നവരായി എന്ന് വിചാരിക്കാം ഈ തീരുമാനം ഉറച്ചതാണെങ്കിൽ ഒരു പക്ഷേ വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിന്ന് വരും യഥാർത്ഥത്തിൽ ഭീഷ്മർക്ക് കൗരവരുടെ പക്ഷത്ത് യുദ്ധം ചെയ്യേണ്ടി വന്നത് ഒരു ഭീഷ്മ ശപഥം പോലെ ഉറച്ചൊരു തീരുമാനം എടുക്കേണ്ടി വന്നു ഹസ്തിനപുരത്തിൻ്റെ സംരക്ഷണത്തിന് ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അവിടെ അദ്ദേഹത്തിനോട് ചോദിച്ച ഒരു കണ്ടീഷൻ സാർത്ഥകമാക്കാൻ വേണ്ടിയായിരുന്നു ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം പ്രതിജ്ഞ എടുത്തത് ഹസ്തിനപുരത്തിൻ്റെ സംരക്ഷണത്തിൽ ഹസ്തിനപുരത്തിൽ ധാർമ്മികമായ ഭരണം നിലനിർത്തുന്നതിൽ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് പ്രശ്നങ്ങൾ വരില്ലായിരുന്നു എന്താ കാരണം ആദ്യമെടുത്ത തീരുമാനം ഒരു ചോദ്യത്തിൻ്റെ പുറത്തായിരുന്നു പിന്നീട് സംഭവിച്ചതെല്ലാം ഹസ്തിനപുരത്തിൻ്റെ സംരക്ഷണം ധാർമ്മിക ബന്ധമുള്ളവർ ഭരിച്ചാലും അധാർമിക ബന്ധാവിലൂടെ ചരിക്കുന്നവർ ഭരിച്ചാലും അവരെ എല്ലാവരെയും ഞാൻ സപ്പോർട്ട് ചെയ്യും എന്ന അർത്ഥത്തിലേക്ക് മാറ്റേണ്ടി വന്നു അതുകൊണ്ട് ഹസ്തിനപുരത്തിൻ്റെ ധർമ്മസംരക്ഷണത്തിലല്ല ഭീഷ്മർക്ക് കാലം കഴിക്കേണ്ടി വന്നത് ഹസ്തിനപുരത്തിൻ്റെ ഭരണാധികാരികളെ സംരക്ഷിക്കുന്നതിലായിരുന്നു ഭീഷ്മർക്ക് കാലം കഴിക്കേണ്ടി വന്നത് അതായത് വ്യാഖ്യാനം തെറ്റായിട്ട് പോകുന്നു ശപഥം തെറ്റായിട്ട് പോകുന്നു തീരുമാനം ഉറച്ചത് എന്ന് പറഞ്ഞത് ദുർവ്യാഖ്യാനം അവനവൻ്റെ മനസ്സിൽ ചെയ്യപ്പെട്ടു അന്ത്യത്തിൽ അന്ത്യത്തിലെന്തു സംഭവിച്ചു അധർമ്മത്തിൻ്റെ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യേണ്ടി വന്നു പ്രതാപശാലിയായ ധർമ്മബോധമുള്ള ഉജ്ജ്വലമായ അറിവുള്ള ദൃഢ പ്രതിജ്ഞയെടുത്ത ഭീഷ്മർക്ക് സംരക്ഷിക്കേണ്ടി വന്നത് അധർമ്മത്തെയും ദുര്യോധനനെയും അതുപോലെ ദുര്യോധന പക്ഷത്തുള്ളവരെയും അന്ധരായ ധൃതരാഷ്ട്രരുടെ ആയിരുന്നു അതുകൊണ്ട് ഓർമ്മിക്കുക തീരുമാനം ഉറച്ചതാക്കാൻ കുറച്ച് വരട്ടെ കാര്യങ്ങൾ മുഴുവനും അറിഞ്ഞ് അല്ലെങ്കിൽ അതിനെ മുഴുവനും വിവരങ്ങളാക്കിയിട്ട് വിവരങ്ങളെ അറിവുകളാക്കിയിട്ട് അറിവുകളെ ബുദ്ധി വൈഭവമാക്കിയിട്ട് സാവധാനത്തിലാക്കാം നമ്മളുടെ ഓരോ തീരുമാനവും തീരുമാനങ്ങൾ ഉറച്ചതാകാതിരിക്കട്ടെ തീരുമാനങ്ങളെല്ലാം നന്മയിലേക്കുള്ള പ്രയാണങ്ങളാവട്ടെ ഒരു നന്മ കൂടുതൽ നന്മ വളരെ കൂടുതൽ നന്മ ഏറ്റവും നന്മ അങ്ങനെയും റിലേറ്റീവ് ടേംസ് ഉണ്ട് അതുകൊണ്ട് നമ്മളുടെ എല്ലാവരുടെയും തീരുമാനം ഒരിക്കലും ഉറച്ചതാകാതിരിക്കട്ടെ ദേശത്തിനും കാലത്തിനും വസ്തുതകൾക്കും അനുസരിച്ച് മാറ്റമുണ്ടാകുന്നതാകട്ടെ നമ്മളുടെ തീരുമാനം ആ തീരുമാനം നന്മയിലേക്കുള്ള യാത്രയാകട്ടെ വലിയവന് ദുഃഖമില്ലെന്ന് നമ്മൾ എപ്പോഴും വിചാരിക്കാറുണ്ട് വലിയവനാണ് ഏറ്റവും കൂടുതൽ ദുഃഖം എത്രയോ ചെറിയ ജന്തുക്കളുണ്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ചെറിയൊരു അട്ട ചെറിയൊരു ജീവി പലപ്പോഴും കൊതുകിനെ പോലെയുള്ളത് അല്ലെങ്കിൽ മൂട്ടയെ പോലെയുള്ളത് അതെല്ലാം എത്ര പെട്ടെന്ന് മരിക്കുക മരണവേദന എന്നൊന്നില്ല അതിന് പലപ്പോഴും എഴുപത് എൺപത് ശതമാനം അട്ടകളും വാർദ്ധക്യമെത്തിയിട്ടല്ല മരിക്കുക ഒന്നുകിൽ ആരുടെയെങ്കിലും കാൽ ചുവട്ടിൽപ്പെട്ട അല്ലെങ്കിൽ വണ്ടിയുടെ ചുവട്ടിൽപ്പെട്ട അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീണ അവർ മരിക്കുക അല്ലെങ്കിൽ ഈ ചവറെല്ലാം കൂടി കൂട്ടിയിട്ട് തീയിടുമ്പോൾ അതിനകത്ത് പെട്ടെന്ന് മരിക്കും വളരെ പെട്ടെന്ന് മരണദുഃഖം വേദന അവയുടെ തീരുന്നു ജീവിതാന്ത്യത്തിലെ ചക്രശ്വാസം വലിച്ച് അവയ്ക്കൊന്നും ദുഃഖിക്കേണ്ടി വരുന്നില്ല വലിയൊരു ജീവിയാണ് ആന ആനയുടെ ദുഃഖം ആലോചിച്ച് നോക്കുക ഒരാനയ്ക്കും നൂറടിയിലപ്പുറം അപ്പുറം കാണാൻ സാധ്യമല്ല ആനയുടെ ഓരോ സെല്ലിലും വളരെയായിട്ടുള്ള സെൻസേഷനിലായിട്ടുള്ള സെൻസറി നെർവസ് സിസ്റ്റം ഉണ്ട് ഒരു നല്ല ഈർക്കിലി കൊണ്ട് അടിച്ചാൽ പോലും ആനയ്ക്ക് വേദ വേദന ഉണ്ടാവും അത്രയും അപ്പോൾ പിന്നെ പേരയുടെ വടി കൊണ്ട് ഈ പാപ്പാന്മാരടിക്കുമ്പോൾ എന്തൊരു വേദന ഉണ്ടാവുക ആ വടി ആനയുടെ ശരീരത്തിൽ തൊടുന്നതിന് മുമ്പ് തന്നെ അതൊരു തരത്തിൽ ഭയങ്കര വേദനാജനകമായ ശബ്ദം ഉണ്ടാക്കിയിട്ട് കാലും കയ്യുമൊക്കെ മാറ്റാറുള്ളത് അത്രയും അസഹനീയമായ വേദനയാണ് ആനയ്ക്ക് അതിൻ്റെ ശരീരത്തിൽ ആരെങ്കിലും തൊടുമ്പോൾ ഉണ്ടാവുന്നത് അടിക്കുമ്പോൾ ഉണ്ടാവുന്നത് അപ്പോൾ വലിയൊരു ജന്തുവിന് നമ്മൾ പറയാറുണ്ട് എന്തൊരു ശക്തി ആനയ്ക്ക് ആനയ്ക്ക് ശക്തിയുണ്ടെങ്കിലും ആന പലപ്പോഴും സ്ലേവായിട്ട് അടിമയായിട്ടാണ് ജീവിക്കുന്നത് അതാണ് അതിൻ്റെ മാനസികാവസ്ഥ അതുപോലെ തന്നെ അതിന് അസാധാരണ വേദനയുണ്ട് അതിന് ഒരു കാരണവശാലും മലയുടെ ചുവട്ടിലേക്ക് പെട്ടെന്ന് ഇറങ്ങാൻ സാധ്യമല്ല കാരണം ഇറങ്ങിയാൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി തെറ്റും അത് മറിഞ്ഞ് വീണ് മരിക്കും മുകളിലേക്ക് എളുപ്പത്തിൽ കയറാൻ സാധ്യമല്ല കാരണം അതിൻ്റെ ശരീരത്തിന് അത്രയും ഭാരമുണ്ട് ആ ആനയുടെ ശരീരം ആരും തിന്നാറില്ല അതുകൊണ്ട് വാർദ്ധക്യത്തിലെത്തി എഴഞ്ഞ് വലിച്ച് എത്ര കഷ്ടപ്പെട്ട് പുഴുത്താണത് മരിക്കുക പലപ്പോഴും ആനയെ കൊണ്ട് പ്രയോജനമില്ലാത്ത അവസ്ഥ വരുമ്പോൾ അതിന് ഭക്ഷണം പോലും കൊടുക്കില്ല കാരണം ചിലവ് കൂടുതലാണെന്ന് പറഞ്ഞു അതേപോലെ രാത്രി സഞ്ചരിക്കുന്ന സമയത്ത് പലപ്പോഴും ഇരുട്ടത്തെ കാണില്ല അതുകൊണ്ട് പലപ്പോഴും വാഹനം ഇടിച്ചിട്ടാണ് അത് മരിക്കുന്നത് അതിന് അതിൻ്റെ കാമസംതൃ സംതൃപ്തി പോലും സാധ്യമല്ല കൂച്ചുവലങ്ങിട്ട് അത് നിൽക്കുന്നത് കറുത്ത നിറമായതുകൊണ്ട് വെയിലത്ത് അത് അനു നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന ചൂടിൻ്റെ പൊള്ളൽ അതേപോലെ തൊലിപ്പുറത്ത് വലിയ ഫാറ്റ് ഇല്ലാത്തതുകൊണ്ട് തണുപ്പിൻ്റെ വേദന യഥാർത്ഥത്തിൽ ഈ കൂച്ചുവലങ്ങിട്ട് നിൽക്കുമ്പോഴും അല്ലെങ്കിൽ അത് തടമ്പെടുത്ത് എഴുന്നേൽക്കുമ്പോഴും അനങ്ങാൻ പറ്റാത്ത വിധത്തിലാണ് അത് നിർത്തുക പതിനഞ്ച് ആനകൾക്ക് ഇടയ്ക്ക് നിൽക്കണം ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ തന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ രണ്ട് കാലിൽ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നു എന്ന് വിചാരിക്കുക അത്രയൊന്നും ഭാരമില്ലാത്ത നമുക്ക് എന്തൊരു വേദന ഉണ്ടാവുക അതേ സമയത്ത് ടൺ കണക്കിന് ഭാരമുള്ള ആന അനുഭവിക്കുന്ന വേദന തിടമ്പ തലയിൽ കയറ്റി വയ്ക്കുമ്പോഴും അഞ്ചാറ് പേര് പുറത്തിരിക്കുമ്പോഴും അഞ്ചാമരവും അതുപോലെ തന്നെ എല്ലാം ഉള്ളത് പുറത്തിരിക്കുമ്പോഴും താൻ അനുഭവിക്കുന്ന വേദനയുടെ കഷ്ടപ്പാടിൻ്റെ മഹ ഒരു വേ ഒരു ലെവലൊന്ന് ചിന്തിച്ചു നോക്കുക ഇടയ്ക്ക് മതമ്പാട് പൊട്ടും അതിൻ്റേതായിട്ടുള്ള ദോഷം കൊണ്ടല്ല അതിൻ്റെ ശരീരഘടന കൊണ്ട് ആനയ്ക്ക് മതമ്പാട് ഉണ്ടാവുക ആ മതം പൊട്ടുമ്പോൾ അത് മുമ്പിൽ കണ്ടവരെയൊക്കെ നശിപ്പിക്കും ആ സമയത്തെല്ലാം അത് അടികൊള്ളുകയും വേണം എന്തൊരു ദുഃഖമാണ് ആന അനുഭവിക്കുന്നത് പലപ്പോഴും തോന്നാറുണ്ട് ആനയുടെ അത്രയും ദുഃഖം വേറെ ഒരു ജീവിക്കും ഇല്ല എന്ന് വലിപ്പം കൂടുതലുണ്ട് വേദന അനുഭവിക്കാതിരിക്കാൻ ദൈവം ഒന്നും അതിന് കൊടുത്തില്ലല്ലോ ഈശ്വര എന്ന പലരും പറയാറുണ്ട് ആനയ്ക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടെന്ന് അപ്പോൾ അത് അനുഭവിച്ച വേദനയുടെ ഓർമ്മശക്തിയും അതിനുണ്ട് എന്നർത്ഥം എത്രയെല്ലാം വേദന അനുഭവിക്കുന്ന വലിയൊരു ജീവിയാണ് ആന എല്ലാവരും ചിന്തിക്കുക വലിപ്പം കൂടുതലുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ വളരെ ഉയർന്ന ലെവലിലേക്ക് എത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ നല്ല ശക്തിയുള്ള ശരീരമുള്ളത് കൊണ്ടോ അവരുടെ ദുഃഖമില്ലാതെയാവുന്നില്ല ദുഃഖം ദുഃഖമായി തന്നെ ഇരിക്കുന്നു മനുഷ്യരിലും പലർക്കും അത് ദുഃഖം ദുഃഖമായി തന്നെ ഇരിക്കുന്നു എന്ന് ഓർമ്മിക്കുക ധൃതരാഷ്ട്രർക്കൊരു മോഹം ഉണ്ടായിരുന്നു തനിക്ക് രാജാവാകാൻ സാധിച്ചില്ല അതിന് കാരണം എന്താ ധർമ്മശാസ്ത്രം പറയുന്നു അന്ധർക്ക് ബധിരർക്ക് മൂകർക്ക് വിക്കമുള്ള വ്യക്തികൾക്ക് ശാരീരിക വൈകല്യമുള്ളവർക്ക് രാജാവാകാൻ സാധ്യമല്ല എന്ന് യഥാർത്ഥത്തിൽ ധൃതരാഷ്ട്രരുടെ തെറ്റുകൊണ്ടല്ല രാജാവാകാൻ പറ്റാതിരുന്നത് ധർമ്മശാസ്ത്ര പ്രകാരം കണ്ണു കാണാൻ പറ്റാത്ത വ്യക്തിക്ക് രാജ്യം ഭരിക്കാൻ യോഗ്യതയില്ലാത്തതുകൊണ്ട് ജ്യേഷ്ഠന് പകരം അനുജൻ പാണ്ഡുവാണ് രാജാവായത് ആ പാണ്ഡു ഇടക്കാലത്ത് മരിച്ചപ്പോൾ അകാല മൃത്യു വരിച്ചപ്പോൾ പാണ്ഡുവിന് പകരമാണ് ധൃതരാഷ്ട്രര് പാണ്ഡുവിൻ്റെ പുത്രന്മാർ പ്രായപൂർത്തിയാകുന്നതുവരെ അനുജൻ്റെ പേരിൽ ധൃതരാഷ്ട്രൻ രാജാവായിട്ട് കസേരയിലിരിക്കുക മാത്രമാണ് ചെയ്തത് സ്വാഭാവികമായിട്ടും ധൃതരാഷ്ട്രക്കൊരു സംശയം ഞാനാണ് ഈ കുലത്തിലെ മൂത്തപുത്രൻ എനിക്കാണ് രാജാവാകാൻ അവകാശവും അധികാരവും നിർഭാഗ്യവശാൽ ഞാൻ അന്ധനായതുകൊണ്ട് എനിക്കാവാൻ സാധിച്ചില്ല പക്ഷേ എൻ്റെ പുത്രന് അപ്രകാരം രാജാവാകാൻ സാധിക്കേണ്ടതല്ലേ കാരണം അവന് കുഴപ്പമില്ലല്ലോ അവൻ അന്ധനുമല്ല ബധിരനുമല്ല മൂകനുമല്ല ഇതൊന്നുമല്ലാത്ത അവന് രാജാവാകാൻ സാധിക്കേണ്ടതല്ലേ അവൻ എന്തുകൊണ്ട് രാജാവാകാനുള്ള ആ നന്മ നിറഞ്ഞ ഇല്ലാതെയായി ഇത് ഒരു തരത്തിൽ സത്യമാണ് താനും പക്ഷേ ദുര്യോധനന് രാജാവാകാനുള്ള എല്ലാ അവകാശവുമുണ്ട് നിർഭാഗ്യവശാൽ ദുര്യോധനന് അർഹതയില്ലാതെ പോയി കാരണം ദു എന്ന വാക്ക് ദുഃഖം ദുസ്സഹം ദുർഗന്ധം തുടങ്ങിയ ദൂവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതെല്ലാം ഇരിക്കുന്നത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഓർമ്മിക്കാം ഈ ദുസ്സഹമായ ദുഷ്ടശക്തി ദുഷ്ടമനസ് ദുഷ്ടമായ സ്വഭാവം ദുഷ്ടമായ വിചാരങ്ങൾ അഹങ്കാരം വാശി പക വിദ്വേഷം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മൂർത്തിമത് ദുര്യോധനൻ അതുകൊണ്ടാണ് ഭീഷ്മരോ വിദുരരോ അല്ലെങ്കിൽ ദ്രോണാചാര്യരോ വേദവ്യാസൻ പോലുമോ ദുര്യോധനനെ ന്യായീകരിക്കാത്തത് ദുര്യോധനൻ രാജാവാകണമെന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്തത് അപ്പോൾ യഥാർത്ഥത്തിൽ തനിക്ക് അവകാശപ്പെട്ടത് എന്ന് സമൂഹവും പണ്ഡിതരും ചിന്തകരും പറയേണ്ടിയിരുന്ന ആ വാക്കുകൾ അവർ പറയാതിരിക്കാൻ കാരണം ഈ വ്യക്തിയുടെ അവകാശത്തിനെതിരെയുള്ള നിഷേധമല്ല മറിച്ച് സ്വഭാവത്തിലുണ്ടായ വിചിത്രമായ നെഗറ്റീവുകളാണ് അതുകൊണ്ട് ധൃതരാഷ്ട്രരുടെ മോഹം തൻ്റെ മകനെ രാജാവാക്കണമെന്നായിരുന്നു പക്ഷേ അതിനുവേണ്ടി അദ്ദേഹം എന്തെല്ലാം ചെയ്യുമ്പോഴും ചെയ്തപ്പോഴും അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ സപ്പോർട്ട് കിട്ടാതിരുന്നത് ദുര്യോധനൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടായിരുന്നു ദുര്യോധനനിൽ അന്തർലീനമായിരിക്കുന്ന ദുഷ്ട മനസ്സും സ്വഭാവവും പ്രവൃത്തിയും ചിന്തയുമായിരുന്നു അതുകൊണ്ട് ആർക്ക് എന്തെല്ലാം മോഹങ്ങളുണ്ടെങ്കിലും ആർക്ക് എന്തെല്ലാം അവകാശങ്ങളുണ്ടെങ്കിലും ഓർമ്മിക്കുക അവയെല്ലാം സാധ്യത പ്രായമാകണമെങ്കിൽ സാധ്യമാകണമെങ്കിൽ ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ പോരാ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യമാണെങ്കിൽ പോലും അയാൾ മാത്രം വിചാരിച്ചാൽ പോരാ മറ്റുള്ളവർ കൂടി അതിന് സപ്പോർട്ട് ഉണ്ടാവണം അനുഗ്രഹാശിസുകൾ ചൊരിയണം അവരും അനുഗ്രഹാശിസുകൾ ചൊരിയണമെങ്കിൽ അവരുടെ മുമ്പിൽ ഈ വ്യക്തി ധർമ്മബോധമുള്ളവനും നീതിമാനും ന്യായയുക്തനും സ്നേഹവും ബഹുമാനവും ആദരവും കടപ്പാടുമുള്ളവനുമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയും വേണം ആഗ്രഹങ്ങളും അവകാശങ്ങളും എന്തെല്ലാമാണെങ്കിലും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്കും ഇത് തന്നെയാണ് യാഥാർത്ഥ്യമാകുന്നത് നല്ലൊരു വ്യക്തി ജയിച്ച് മന്ത്രിയാകണമെന്ന് അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്കോ തോന്നിയാൽ പോരാ ജനതയ്ക്കു കൂടി അത് തോന്നണം നന്മ നിറഞ്ഞ വ്യക്തി തിരഞ്ഞെടുക്കപ്പെട്ടാലും പോരാ ആ വ്യക്തിയെ മന്ത്രിയാക്കണമെന്ന് കൂട്ടത്തിലുള്ളവർക്ക് തോന്നണം അങ്ങനെ ലോകത്തിലെ എല്ലാം അവനവന് ആഗ്രഹവും അവകാശവും ഉണ്ടായാൽ മാത്രം പോരാ മറിച്ച് അതിനുള്ള യോഗ്യതയുണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നുക കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ലെവലിലേക്ക് ഉയരാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ എന്നും ഓർമ്മിക്കണം നമ്മൾ ധാരാളം കാര്യങ്ങൾ തെറ്റായ രീതിയിൽ മനസ്സിലാക്കാറുണ്ട് എന്നിട്ട് അതിനു വേണ്ടി വ്യാധിക്കാറുമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക ജ്യോതിഷത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ആദ്യം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈ ചന്ദ്രനും സൂര്യനും രാഹുവും കേതുവൊന്നും ഗ്രഹമല്ലല്ലോ പ്ലാനറ്റ് അല്ലല്ലോ പിന്നെ അതിനെയൊക്കെ പ്ലാനറ്റായിട്ട് ചിത്രീകരിച്ച് ഒരു പ്രഡിക്ഷൻ നടത്തിയാൽ എന്തൊരു അബദ്ധമാണ് അപ്പോൾ ഒരു പദത്തിൽ കയറിയാണ് നമ്മൾ പിടിച്ചത് ഗ്രഹം എന്നുള്ളതിന് അറിയാതെ നമ്മൾ ഇംഗ്ലീഷിൽ പ്ലാനറ്റ് എന്നൊരർത്ഥം കൊടുത്തു പ്ലാനറ്റ് എന്ന ഇംഗ്ലീഷ് വാക്കിന് സംസ്കൃതത്തിൽ ഗ്രഹം എന്നല്ല അർത്ഥം പ്ലാനറ്റ് എന്ന ഇംഗ്ലീഷ് വാക്കിന് സംസ്കൃതത്തിൽ അല്ലെങ്കിൽ ജ്യോതിഷത്തിൽ താരാഗ്രഹം എന്ന അർത്ഥം ഗ്രഹം എന്ന സംസ്കൃത വാക്കിന് which can guide you which can hold you it can influence you എന്നർത്ഥമേ ഉള്ളൂ നിങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കുന്നത് നിങ്ങളെ മാർഗനിർദ്ദേശം നൽകാൻ സാധിക്കുന്നത് നിങ്ങൾക്കറിയാം പാണി ഗ്രഹണം ഗ്രഹ എന്ന വാക്കുണ്ട് ഗ്രഹണം എന്ന വാക്ക് അനുഗ്രഹം ഈ ഗ്രഹ എന്ന വാക്ക് ധാരാളം സംസ്കൃത പദങ്ങളിൽ വരുന്നുണ്ട് അതിൻ്റെ എല്ലാം അർത്ഥം അതൊക്കെ പാ പ്ലാനറ്റ് ആണെന്നല്ല അതിൻ്റെ എല്ലാം അർത്ഥം പ്രത്യക്ഷമായോ പരോക്ഷമായോ നമ്മളെ സ്വാധീനിക്കുന്നു എന്നർത്ഥമാണ് അതുകൊണ്ട് ചന്ദ്രൻ നമ്മളെ സ്വാധീനിക്കുന്നു അത് ഗ്രഹമാണ് ഒരു സംശയമില്ല ഗ്രഹമാണ് പ്ലാനറ്റ് അല്ല താരാഗ്രഹമല്ല സൂര്യൻ നമ്മളെ സ്വാധീനിക്കുന്നു അതുകൊണ്ട് അത് ഗ്രഹമാണ് താരാഗ്രഹമല്ല പ്ലാനറ്റ് അല്ല ചൊവ്വ നമ്മളെ സ്വാധീനിക്കുന്നു അത് ഗ്രഹമാണ് അത് താരാഗ്രഹവുമാണ് പ്ലാനറ്റുമാണ് അതായത് ചൊവ്വ ഗ്രഹമാണ് താരാഗ്രഹവുമാണ് അഥവാ പ്ലാനറ്റുമാണ് രാഹുവും കേതുവും നോഡുകളാണ് അത് ഗ്രഹങ്ങളെ പോലെയാണ് കാരണം സ്വാധീനിക്കുന്നു പക്ഷേ അത് താരാഗ്രഹമല്ല അത് പ്ലാനറ്റുമല്ല ഇങ്ങനെ വിചിത്രമായ രീതിയിൽ പല തെറ്റായ വാക്കുകളും നമ്മൾ ജീവിതത്തിൽ പഠിച്ച് അതിനെ വെച്ചുകൊണ്ട് വാദിക്കാറുണ്ട് പ്രത്യേകിച്ചും യുക്തിവാദികളും ബുദ്ധിജീവികളുമാണ് അത് ചെയ്യുന്നത് പലരും പറയാറുണ്ട് ജ്യോതിഷം ഉണ്ടായത് അല്ലെങ്കിൽ ജ്യോതിഷത്തിൻ്റെ പ്രവചന ഭാഗം ഉണ്ടായത് ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് വരാഹമിഹിർ ആചാര്യനാണത് ക്രോഡീകരിച്ചത് അതിനു മുമ്പും പ്രവചനമുണ്ടായിരുന്നെങ്കിലും ഇത്ര വ്യക്തമായിരുന്നില്ല വരാഹമിഹിരൻ്റെ ബൃഹത് സംഹിത ബൃഹത് ജാതകം ഇതെല്ലാം വരുന്നത് വരെ അപ്പോൾ യഥാർത്ഥത്തിൽ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചത് കോപ്പർണിക്കസും ഗലീലിയോയും കെൽവിനും മെഗല്ലനും അങ്ങനെയുള്ളവരല്ലേ പിന്നെ എങ്ങനെയാണ് ഈ ജ്യോതിഷത്തെക്കുറിച്ച് ഇത്രയും വ്യക്തമായിട്ട് ഭൂമി പരന്ന ഭൂമിയിൽ ജ്യോതിഷമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം എന്തൊരു അബദ്ധമാണ് ഇത് പറയുന്നത് ഭാഗവതത്തിലും മഹാഭാരതത്തിലും നോക്കിയാൽ വ്യക്തമായിട്ട് ഭൂഗോള വിവരണമുണ്ട് ഭൂഗോളം എന്ന വാക്ക ഗോളം എന്ന് പറഞ്ഞാൽ സ്ഫിയർ എന്നർത്ഥം ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് അതിൽ കൊടുത്തിരിക്കുന്നത് ഒന്നും വായിച്ചു നോക്കാതെ പഠിക്കാതെ ചിന്തിക്കാതെ ഉറക്ക പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ജയിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളെല്ലാവരും സംസാരിക്കാറുള്ളത് അല്ലെങ്കിൽ നമ്മൾ പലരും സംസാരിക്കാറുള്ളത് അല്ലെങ്കിൽ ബുദ്ധിജീവികളെന്നും യുക്തിവാദികളെന്നും പുരോഗമനവാദികളെന്ന് പറയുന്ന കുറേ പേരുണ്ട് അവരുടെ വിവരണങ്ങൾ കേൾക്കുമ്പോൾ പലപ്പോഴും ദുഃഖം തോന്നാറുണ്ട് വേദന തോന്നാറുണ്ട് സമൂഹത്തെ മുഴുവനും നെഗറ്റീവിലേക്ക് കൊണ്ടുപോകുന്നത് അവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ചിന്തിക്ക് തോന്നാറുണ്ട് ചിലപ്പോൾ കാരണം വ്യക്തമായി പഠിച്ചിട്ടല്ല അവരിതിനൊക്കെ നിഷേധിക്കുന്നത് പുച്ഛിക്കുന്നത് തെറ്റായിട്ടുള്ള അർത്ഥം വാക്കുകൾക്ക് കൊടുത്ത് ആ അർത്ഥത്തിൽ നിന്നുകൊണ്ട് ഇവർ കസർത്ത് കാണിക്കുക കഴുതപ്പുലിയെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയ്ക്ക് പുലി പുലി എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുക എന്നിട്ട് പുലിയെയും കഴുതപ്പുലിയെയും ഒരേ തൊഴുത്തിൽ കെട്ടിയിട്ട് രണ്ടിനെയും വിമർശിക്കുക ഏതിനെ എന്ന വിമർശിക്കുക ഏതിനെ എന്തുകൊണ്ട് വിമർശിക്കുന്നു എന്ന് ആരും ചിന്തിക്കാറില്ല പലപ്പോഴും ഇംഗ്ലീഷുകാരോട് അല്ലെങ്കിൽ ബ്രിട്ടനിലെയോ അമേരിക്കക്കാരോടോ ചോദിക്കാം ജ്യോതിഷം ശാസ്ത്രമാണോ എന്ന് ചോദിക്കാം അവർ പറയും എനിക്ക് അറിഞ്ഞൂടാ അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല ഇങ്ങനെ പഠിക്കാതെ ചിന്തിക്കാതെ വിശകലനം ചെയ്യാതെ അവനവന് തോന്നിയ രീതിയിൽ പറയുന്ന ഒരു സ്വഭാവം കേരളത്തിൽ മാത്രമുള്ളത് ഈ വരികൾ കേൾക്കുന്ന നിങ്ങളെങ്കിലും നിങ്ങൾ ഏത് പാർട്ടിയിൽപ്പെട്ടവരാവട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാവട്ടെ ഒന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ പഠിക്കാത്തതിനെക്കുറിച്ച് അഭിപ്രായം പറയാതിരിക്കുക നിങ്ങൾക്കറിയാത്തതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം അഭിപ്രായം പറയാമെന്ന് പറയുക നിങ്ങൾ സർവജ്ഞനാണെന്നുള്ള ധാരണ ഉണ്ടാവാതിരിക്കുക ഓരോ വാക്കുകളും തെറ്റായിട്ട് വ്യാഖ്യാനിച്ചതിന് ശേഷം അവസാനം അതെല്ലാം തെറ്റാണെന്നും ഞാൻ പറയുന്നതാണ് ശരിയെന്നും ഒരു ധാരണ ഉണ്ടാക്കാതിരിക്കുക യഥാർത്ഥത്തിൽ തോന്നാറുണ്ട് ഞാൻ അംഗീകരിക്കാത്തതും ഞാൻ പഠിക്കാത്തതും ഞാൻ അറിയാത്തതുമെല്ലാം അന്ധവിശ്വാസമാണ് എന്ന് പറയുന്നവർ കേരളത്തിൽ മാത്രമുള്ളത് അവരുടെ ഭൂരിഭാഗവും യുക്തിവാദികളുടെയും പുരോഗമനവാദികളുടെയും എല്ലാം കൂട്ടത്തിലാണ് ഉള്ളത് ഒരുപക്ഷെ ഈ നാടിൻ്റെ ഗതികേടും ഇവരൊക്കെ തന്നെയാണ് എന്ന് തോന്നാറുണ്ട് ചിലപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് സുഖം എന്താണ് സാർ എന്ന് അതിന് വലിയ വ്യാഖ്യാനമോ എക്സ്പ്ലനേഷനോ കൊടുക്കാൻ സാധ്യമല്ല ദുഃഖമില്ലാത്ത അവസ്ഥയാണ് സുഖം രോഗമില്ലാത്ത അവസ്ഥയാണ് ആരോഗ്യം എന്നെല്ലാം പറയുമ്പോഴും അത് സുഖത്തിൻ്റെ ഡെഫനിഷൻ്റെ ഭാഗികമേ ആയുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കുക മനസ്സിനെ മുഴുവനും വാക്വത്തിൽ എം ടി ആക്കിയിട്ട് അതിരാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ഒരു കസേര എടുത്ത് ടെറസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ മുറ്റത്തോ കിഴക്കോട്ട് നോക്കിയിരിക്കുക ആ സൂര്യൻ ഉദിച്ചു വരുന്ന കുറേ നേരമുണ്ട് സാവധാനത്തിൽ ഇരുട്ട് മാറി പ്രകാശം വരുന്ന മേഘങ്ങൾ തിളങ്ങുന്ന പല നിറങ്ങളും കാണുന്ന തണുത്ത കാറ്റടിക്കുന്ന ചെടികളെല്ലാം ശാന്തമായിരിക്കുന്ന ചില പക്ഷികളുടെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഉണരുന്ന വേദങ്ങൾ പോലും ഉദ്ഘോഷിക്കുന്ന ആ ഉഷസ് എന്ന സുപ്രഭാതത്തിൻ്റെ വരവൊന്ന് നോക്കുക അതിൽ മാത്രം ശ്രദ്ധിച്ചു നോക്കുക അതൊന്ന് മനസ്സിലേക്കെടുക്കുക ഏതാനും നിമിഷം കണ്ണടച്ചിരിക്കുക ആ ശുദ്ധവായു അകത്തേക്ക് പ്രാണായാമം പോലെ എടുക്കുക ഈ ഭൂമി തിരിയുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക ഈ പ്രഭാതം കണ്ട ഋഷിവര്യന്മാരെ കുറിച്ച് ചിന്തിക്കുക അതിൽ ജീവിച്ചവരെ കുറിച്ച് ചിന്തിക്കുക എത്ര കാലം നമ്മൾ ജീവിക്കുന്നു എന്ന് ഓർമ്മിക്കുക ജനനത്തിനും മരണത്തിനും ഇടയ്ക്ക് എത്ര കാലം ഈ സുപ്രഭാതം കാണാൻ സാധിക്കുമെന്ന് ഒന്ന് ചിന്തിക്കുക എന്തൊരു സുഖമായിരിക്കും മക്കളെ എന്ന് പറയണമെന്ന് എനിക്ക് തോന്നാറുണ്ട് അതാണ് സുഖം തൊലിക്കുണ്ടാവുന്ന സുഖം ശരീരത്തിനുണ്ടാവുന്ന സുഖം മനസ്സിനുണ്ടാവുന്ന സന്തോഷം കണ്ണിനുണ്ടാവുന്ന ആനന്ദം ചെവിക്കുണ്ടാവുന്ന ആ പ്രത്യേക അനുഭൂതി മനസ്സിനുണ്ടാകുന്ന സംതൃപ്തി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് പറയാം എനിക്ക് സുഖം തോന്നുന്നു എന്ന് ഇല്ലേ സർ പ്രവചനങ്ങൾ ശരിയാണോ സർ എന്ന് ചോദിക്കാറുണ്ട് ലോകത്തിലെ ഏതാ ശരി മക്കളെ എല്ലാത്തിലും ശരിയുമുണ്ട് കുറേ തെറ്റുകളുമുണ്ട് എല്ലാ തെറ്റിലും കുറേ ശരികളുമുണ്ട് ശരിയാണോ ശാസ്ത്രീയമാണോ സയൻറ്റിഫിക് ആണോ ലോജിക്കലാണോ റാഷണലാണോ എന്നെല്ലാം നമ്മൾ പലതിനെക്കുറിച്ചും ചോദിക്കാറുണ്ട് അതെല്ലാം ചോദിച്ചോളൂ അതിൻ്റെ ഉത്തരമെല്ലാം വെച്ച് ഉപയോഗിക്കൂ എന്ത് വേണേൽ ചെയ്തോളൂ പക്ഷേ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഏത് പ്രവചനമായാലും ഏത് ശാസ്ത്രമാണെങ്കിലും ഏത് തരത്തിലുള്ള വിചാര വികാരങ്ങളായാലും അനുഭവങ്ങളായാലും വസ്തുതകളായാലും കഥകളായാലും അത് ശാസ്ത്രമാണോ അല്ലെങ്കിൽ ശരിയാണോ എന്നുള്ളതല്ല ചോദിക്കേണ്ടത് അവ പ്രയോജനപ്രദമാണോ യൂസ്ഫുള്ളാണോ എന്നുള്ളതാണ് ഉപയോഗപ്രദമല്ലാത്ത എന്തുണ്ടെങ്കിലും എന്തു പ്രയോജനം ഉപയോഗപ്രദമായ എന്തുണ്ടെങ്കിലും അത് സ്വീകരിക്കുക അവിടെ വെച്ച് നമുക്ക് നോക്കാം ആ ഉപയോഗം നന്മയ്ക്കാണോ എന്ന് അതുകൊണ്ട് കയ്യിൽ ചരട് കെട്ടുന്നത് സയൻസാണോ അല്ലെങ്കിൽ തലയ്ക്ക് ഒഴിഞ്ഞു കളയുന്നത് സയൻസാണോ രാമായണം നടന്നതാണോ മഹാഭാരത കഥകളിൽ ന്യായമുണ്ടോ എന്നുള്ളതാൽ ചോദിക്കാം പഠിക്കാനും അറിയാനും വിവരിക്കാനും വേണ്ടി അതെല്ലാം ശേഖരിക്കാം ആദ്യവും അവസാനവും ചോദിക്കേണ്ട ചോദ്യം ഇത് മനുഷ്യന് പ്രയോജനപ്രദമാണോ എന്നാണ് അതേപോലെയാണ് പ്രവചനം മഴ പെയ്യും ഇരുപത്തെട്ടാം തീയതി മെയ് മാസത്തിൽ എന്ന് പ്രവചിക്കുകയാണ് അവർ ചെയ്യാറുള്ളത് പ്രവചനം തെറ്റിയെന്ന് വരാം ഈ മരുന്ന് കഴിച്ചാൽ രോഗം മാറുമെന്ന് ഡോക്ടർ പ്രവചിക്കുകയാണ് ചെയ്യുക ആ പ്രവചനവും തെറ്റിയെന്ന് വരാം നിങ്ങളുടെ മകള് അടുത്ത മാസം പതിനാറാം തീയതി പ്രസവിച്ചു എന്ന് പ്രസവിക്കുമെന്ന് ഗൈനക്കോളജിസ്റ്റിന് പറയാം ആ പ്രവചനവും തെറ്റിയെന്ന് വരാം ഭാരതം അസാധാരണമാം വിധം ഭക്ഷ്യക്ഷാമത്തിലേക്ക് പോകുന്നു എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പ്രവചിച്ചിരുന്നു ഭാഗ്യവശാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ടായത് അമേരിക്ക ലോകത്തിൻ്റെ അജയ്യ ശക്തിയായിരിക്കും എന്ന് എല്ലാ കാലത്തും ആയിരിക്കുമെന്ന് പലരും പ്രവചിച്ചു ഇന്ന് അമേരിക്കയിൽ നടക്കുന്ന ആ ഇടിഞ്ഞു വീഴ്ച വീഴ്ച അത്ഭുതകരമാണ് അമേരിക്ക വളരുന്നതോടൊപ്പം റഷ്യ അമേരിക്കയെ വെല്ലുവിളിക്കാനുണ്ടാകുമെന്ന് പലരും പ്രവചിച്ചു ഇന്ന് റഷ്യയുടെ അവസ്ഥ എന്താ യു എസ് എസ് ആറിൻ്റെ അവസ്ഥ എന്താ അങ്ങനെ ഒരു രാജ്യമേ ഇല്ല കമ്മ്യൂണിസം ലോകത്തിൻ്റെ അജയ്യ ശക്തിയായിരിക്കും എന്ന് പറഞ്ഞു അത് ഉണ്ടാക്കിയവരെ തന്നെ ക്രെയിനിലെടുത്ത് വലിച്ചെടുത്ത് കുഴിച്ചിട്ടും ലെനിൻ ലോകത്തിൻ്റെ ഈശ്വരനായിരുന്നു ആ ശരീരം പോലും മറവ് ചെയ്തു സ്റ്റാലിൻ ഒന്ന് പോയിൻ്റ് ഏഴ് രണ്ട് കോടി ജനങ്ങളെ കൊന്ന ആളാണ് ഹിറ്റ്ലറെ പോലെയാണ് എന്ന് ലോകം ഇപ്പം മനസ്സിലാക്കി അതുകൊണ്ട് ഈ ലോകത്തിലെ പ്രവചനങ്ങളൊന്നും ശരിയല്ല അല്ലെങ്കിൽ എല്ലാത്തിനും മാറ്റമുണ്ട് പക്ഷേ ആ പ്രവചനങ്ങളെല്ലാം യൂസ്ലെസ് ആവണമെന്നില്ല അതിലെ ചില ഭാഗങ്ങൾ യൂസ്ഫുള്ളായി എന്ന് വരാം അതുകൊണ്ട് പ്രവചനങ്ങൾ സയൻറ്റിഫിക് ആവണമെന്നില്ല റാഷണൽ ആവണമെന്നില്ല ലോജിക്കൽ ആവണമെന്നില്ല പൂർണ്ണമായോ ഭാഗികമായോ അവ യൂസ്ഫുള്ളാണെങ്കിൽ അവയെല്ലാം നമുക്കെടുക്കാൻ സാധിക്കണം എടുക്കുന്ന സമയത്ത് അന്ധവിശ്വാസത്തിലേക്കും ദുരാചാരത്തിലേക്കും പോകാതിരിക്കാൻ ശ്രമിക്കണം എത്ര സയൻറ്റിഫിക് ആയിട്ടുള്ളതും ദുരാചാരത്തിലേക്ക് പോകുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും വളരെ അത്ഭുതം തോന്ന തോന്നുന്ന വിധത്തിൽ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർ അന്ധവിശ്വാസത്തിലേക്കും ദുരാചാരത്തിലേക്കും പോകുന്നു പ്രഗത്ഭരായ ഡോക്ടർമാർ അസാധാരണമാം വിധം കുറിച്ച് തെറ്റിദ്ധാരണയുള്ളവരാണ് പ്രശസ്തരായ എഞ്ചിനീയർമാർ അസാധാരണമാം വിധം ബിൽഡിംഗ് കുറിച്ച് അന്ധവിശ്വാസമുള്ളവരായി കാണുന്നു അസാധാരണമാം വിധം ബുദ്ധി വൈഭവമുള്ളവർ അവരുടെ ചിന്താധാരകളിൽ ഇല്ലാത്ത വിധം അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നത് കാണാം പല തീരുമാനങ്ങളും ഒരുമിച്ച് പണ്ഡിതന്മാരെടുക്കുന്നത് ചിന്നിച്ചെതറി പൊട്ടിത്തെറിച്ചു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്താ കാരണം പ്രവചനം പാളുന്നതാണ് ഒരിക്കലും അമേരിക്കക്കാർ പ്രതീക്ഷിച്ചിട്ടില്ല ട്വിൻ ടവേഴ്സ് ന്യൂയോർക്കിലുള്ളത് താഴെ വീഴുമെന്ന് ഒരിക്കലും അമേരിക്ക വിചാരിച്ചിരുന്നില്ല ബിൻ ലാദനെ പിടിക്കാൻ പറ്റില്ല എന്ന് പക്ഷേ അതൊക്കെ ഇന്നും അതേ വസ്തുതയായിട്ടിരിക്കുന്നു എന്താ ഇതിൻ്റെ എല്ലാം കാരണം പ്രവചനങ്ങൾ തെറ്റുന്നു ആ പ്രവചനങ്ങൾ ശാസ്ത്രത്തിൻ്റേതാണെങ്കിലും മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഉപയോഗിച്ചിട്ടുള്ളതാണെങ്കിലും ആ പ്രവചനങ്ങൾ ജ്യോതിഷൻ്റേതാണെങ്കിലും ഗൈനക്കോളജിസ്റ്റിൻ്റേതാണെങ്കിലും ഡോക്ടറുടേതാണെങ്കിലും ഓങ്കോളജിസ്റ്റിൻ്റേതാണെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റേതാണെങ്കിലും ഫിനാൻഷ്യൽ എക്സ്പെർട്ടിൻ്റേതാണെങ്കിലും അവയെല്ലാം അപ്പപ്പം ലഭ്യമായിരിക്കുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന പ്രവചനങ്ങളാണ് അവയെല്ലാം നാളത്തെ അവസ്ഥയിലേക്ക് യോജിക്കണമെന്ന് നിർബന്ധമില്ല നമ്മൾ പ്രവചിക്കുന്നതെല്ലാം ഇന്നത്തേക്ക് അപ്പുറത്തുള്ള കാലഘട്ടത്തെക്കുറിച്ചും വസ്തുതകളെക്കുറിച്ചുമാണെങ്കിൽ അവയെല്ലാം എപ്പോഴും ശാശ്വതമായിട്ട് പ്രയോജനപ്പെട്ടു എന്ന് വരില്ല അപ്പോൾ പ്രവചനങ്ങൾ ഏതായാലും അവയ്ക്കൊക്കെ പ്രായോഗികമായ നന്മയുണ്ടോ എന്ന് മാത്രം ചിന്തിക്കുക അതുണ്ടെങ്കിൽ ആ സമയത്ത് അതെടുക്കുക ഉണ്ടാകുന്ന വിധത്തിൽ അതിന് നന്മയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ഇതാവട്ടെ പ്രവചനങ്ങളെക്കുറിച്ച് നമ്മുടെ വീക്ഷണം ജ്യോതിഷം തെറ്റല്ലേ എന്നൊരാൾ ചോദിക്കുകയുണ്ടായി ജ്യോതിഷം മാത്രമല്ല പലതും തെറ്റാണ് ഇന്ന് ആൻറ്റിബയോട്ടിക്സിനെ കുറിച്ച് നമ്മളുടെ അറിവ് പണ്ട് നടത്തിയ പല പഠനങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ളതാണ് അത് ശുദ്ധ അസംബന്ധമാണ് അതേപോലെ തന്നെ പലതിനെക്കുറിച്ചും നമുക്കുണ്ടായിരുന്ന അറിവ് യോഗചര്യ ശുദ്ധ ബ്ലാക്ക് മാജിക് ആണെന്ന് പറഞ്ഞിരുന്നു ആയുർവേദം വെറും തട്ടിപ്പാണെന്ന് പറഞ്ഞിരുന്നു മന്ത്രങ്ങളും അതുപോലെയുള്ള ആത്മീയ ക്രിയകളും വെറും വരേണ്യവർഗത്തിൻ്റെ മൂടുപടമാണെന്ന് പറഞ്ഞിരുന്നു അതെല്ലാം ഇപ്പം തെറ്റാണെന്നും അതിലെല്ലാം യുക്തിയും സയൻസും സയൻസുമുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിരുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുകയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കാനുള്ളത് ഏത് തെറ്റ് ഏത് ശരി എന്നൊന്നും പ്രഖ്യാപിക്കാൻ ആർക്കും സാധ്യമല്ല കാലചക്രം തിരിയുമ്പോൾ ഇന്നത്തെ ശരി നാളെ തെറ്റാവും ഇന്നത്തെ തെറ്റ് നാളെ ശരിയാവും ഒരു വ്യക്തിക്ക് തെറ്റായിട്ട് തോന്നുന്നത് മറ്റൊരു വ്യക്തിക്ക് ശരിയായിരിക്കും എല്ലാ ശരികളും എല്ലാവർക്കും ശരിയായി എന്ന് വരില്ല എല്ലാ തെറ്റുകളും എല്ലാവർക്കും തെറ്റായി എന്ന് വരില്ല ശരിയും തെറ്റും പ്രായോഗികത കൂടി ചേർത്തിട്ട് വേണം വിശകലനം ചെയ്യാൻ നമ്പർ ഏഴ് എല്ലാവർക്കും ഏഴ് തന്നെയാണ് നമ്പർ പത്ത് എല്ലാവർക്കും പത്ത് തന്നെയാണ് ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെയാണ് പക്ഷേ പശുവിൻ്റെ പാലാണ് നല്ലത് എന്നുള്ളത് ചിലർക്കേ ശരിയുള്ളൂ ചിലർക്ക് ആടിൻ്റെ പാല് കഴിക്കാനാണ് ഡോക്ടർ പറയുക അയാൾക്ക് ആടിൻ്റെ പാലാണ് നല്ലത് എന്നുള്ളതാണ് അയാൾക്ക് ശരി ഇയാൾക്ക് പശുവിൻ്റെ പാലാണ് നല്ലത് എന്നുള്ളതാണ് ഇയാൾക്ക് ശരി ഗോതമ്പ് ഭക്ഷണം ആണ് നല്ലത് എന്നുള്ളത് ചിലർക്ക് ശരി അരി ഭക്ഷണമാണ് നല്ലത് എന്നുള്ളത് ചിലർക്ക് ശരി ഈ കേരളത്തിൽ ജീവിക്കുന്നവർക്ക് ആൽക്കഹോള് മദ്യം അത് തെറ്റാണ് മദ്യം കുടിക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണ് ശരി കാർഗിലിൽ മൈനസ് നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അതിർത്തിയെ രക്ഷിക്കുന്ന ജവാന്മാർക്ക് മദ്യം വേണമെന്നുള്ളതാണ് ശരി ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ നിലനിർത്താൻ കേരളത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ഭക്ഷണത്തിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഭാഗം ഒഴിവാക്കണമെന്നുള്ളതാ ശരി സാധാരണമാംവിധം തണുപ്പത്ത് ജീവിക്കുന്നവർക്ക് ആ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ആവശ്യമാണ് എന്നുള്ളതാണ് ശരി അതുകൊണ്ട് ഏത് ശരി ഏത് തെറ്റ് എന്ന് പറയാൻ ഈ ലോകത്തിൽ ആർക്കും അവകാശമില്ല അത് ദേശവും കാലവും സ്ഥലവും വ്യക്തിയുടെ പ്രത്യേകതകളും എല്ലാം അനുസരിച്ച് വേണം ഏത് ശരി ഏത് തെറ്റെന്ന് പറയാൻ ചിലപ്പോൾ ചില മരുന്ന് കൊടുക്കുന്നത് പോലും തെറ്റാണ് ചിലപ്പോൾ വോമിറ്റിങ്ങിനുള്ള മരുന്ന് കൊടുക്കാറുണ്ട് വോമിറ്റിംഗ് ഇല്ലാതെയാക്കാൻ ഛർദ്ദിക്കാതിരിക്കാൻ മരുന്ന് കൊടുക്കാറുണ്ട് പക്ഷേ അസാധാരണമാം വിധം ഒരു പ്രത്യേക ഭക്ഷണം കഴിച്ച വ്യക്തിക്ക് അത് ശരീരം സ്വീകരിക്കുന്നില്ല എങ്കിൽ അയാൾ ഒമിറ്റ് ചെയ്യും ആ ഒമിറ്റ് ചെയ്യുമ്പോൾ ഛർദ്ദിക്കുന്ന സമയത്ത് അവോമിനോ അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യാതിരിക്കാനുള്ള മരുന്നോ കൊടുത്താൽ ശരീരത്തിനുണ്ടാകുന്ന അസഹ്യത വിവരണാതീതമാണ് അപ്പം നിരന്തരം ഛർദ്ദിക്കുന്ന വ്യക്തിക്ക് ഛർദ്ദിക്കാതിരിക്കാനുള്ള മരുന്ന് കൊടുക്കുന്നത് ചിലപ്പോൾ ശരിയായിരിക്കും ശരീരം സ്വീകരിക്കാത്ത ഭക്ഷണത്തിന് വൊമിറ്റ് ചെയ്തു പോകേണ്ട സമയത്ത് ഛർദ്ദിച്ച് പുറത്തേക്ക് കളയേണ്ട സമയത്ത് ഛർദ്ദിക്കാതിരിക്കാനുള്ള മരുന്ന് കൊടുത്താൽ അത് ഘോരമായ തെറ്റായിരിക്കും അപ്പം ഏത് ശരി ഏത് തെറ്റ് ചെറിയ കുട്ടിക്ക് നമ്മൾ പാല് കാച്ചി കുറുക്കി കുറുക്കുണ്ടാക്കി കൊടുക്കുന്നതാ ശരി മധ്യവയസ്കനത് ശരിയല്ല രണ്ടും ഭക്ഷണമാണ് അതുകൊണ്ട് എന്നും ഓർമ്മിക്കുക ഏത് ശരി ഏത് തെറ്റ് എന്നെല്ലാം പറയേണ്ടത് വളരെ വളരെ ചിന്തിച്ചു വേണം എൻ്റെ വീക്ഷണത്തിൽ ഇപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ എൻ്റെ വീക്ഷണത്തിൽ ഇപ്പോൾ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ശരിയല്ലെന്ന് തോന്നുന്നു ഇതായിരിക്കട്ടെ നമ്മുടെ പദപ്രയോഗം ശരിയെക്കുറിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നമ്മളൊന്നും വളർന്നിട്ടില്ല വേദവ്യാസനും വശിഷ്ഠനും ശ്രീരാമനും ശ്രീകൃഷ്ണനും പോലും ശരിയും തെറ്റും അവസാനമായിട്ട് വ്യാഖ്യാനിച്ചിട്ടില്ല വിവരിച്ചിട്ടില്ല ആണയിട്ട് പറഞ്ഞിട്ടില്ല അവരുടെ വരികളെല്ലാം ചിന്തിച്ചാലറിയാം ഇപ്പം നീ നിന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ശരി എന്നാണ് സ്വധർമ്മം അഭിചാപേക്ഷ്യ നവികമ്പിതുമർഹതി യുദ്ധാത് ശ്രേയോന്യത് ക്ഷത്രിയസ്യ നവിദ്യതെ മറ്റുള്ളവർക്കല്ല യുദ്ധം ചെയ്യാനായിട്ടുള്ള ശരിയുള്ളത് ക്ഷത്രിയനായതുകൊണ്ട് രാഷ്ട്രത്തിൽ ധർമ്മം സംരക്ഷിക്കാനായതുകൊണ്ട് നീ യുദ്ധം ചെയ്താൽ ശരിയാണെന്നാണ് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് ഞാൻ ഭൂമിയിലേക്ക് വന്നത് രാജ്യം ഭരിക്കാനല്ല അതുകൊണ്ട് എനിക്ക് ചെയ്തു തീർക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ കാട്ടിലേക്ക് പോകാൻ തയ്യാറാണെന്നാണ് രാമൻ ദശരഥനോട് പറഞ്ഞത് ഞാൻ കാട്ടിലേക്ക് പോയി തപസ് ചെയ്യാൻ പോവാമെന്നല്ല ക്ഷത്രിയനായ രാമൻ പറഞ്ഞത് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് രാജ്യം ഭരിക്കാനല്ല എനിക്ക് വേറെ പലതും ചെയ്തു തീർക്കാനുള്ളത് കൊണ്ട് അത് ചെയ്തു തീർക്കാൻ വേണ്ടി ഞാൻ പോകാമെന്നാണ് പറഞ്ഞത് ഇത്ര വ്യക്തമായിട്ടുള്ള വിവരണമാണ് ശരിയെയും തെറ്റിനെയും കുറിച്ചിട്ടുള്ള വ്യാകരണത്തിൽ നമ്മൾ പറയുന്നത് വിവരിക്കുന്നത് അതുകൊണ്ട് ഇന്നും നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കട്ടെ ശരിയും തെറ്റും പറയാൻ നമ്മൾ ആരുമല്ല നല്ലതും ചീത്തയും പറയാനും നമ്മൾ ആരുമല്ല ഇതെല്ലാം വിശകലനം ചെയ്തിട്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ ഈ ആഴ്ച നിങ്ങൾക്ക് നിങ്ങളുടെ മാസഫലം വാരഫലം എന്നെല്ലാം പത്രമാധ്യമങ്ങളിൽ വരുന്നുണ്ട് ഇത് ശരിയാണോ സാർ ഞാൻ നിങ്ങളോട് തന്നെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറയാം നിങ്ങൾക്കറിയാം ഈ ലോകത്തിൽ ജ്യോതിഷം വളർന്നു വരുന്നു പലരും ഉപയോഗിക്കുന്നു പലരും ദുർവ്യാഖ്യാനം ചെയ്യുന്നു പലരും തെറ്റായിട്ടെടുക്കുന്നു പക്ഷേ ജ്യോതിഷത്തിനകത്ത് നന്മകളുണ്ട് നല്ല രീതിയിൽ ഗണിച്ചെടുക്കുകയാണെങ്കിൽ ജ്യോതിഷത്തെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും അതിനകത്ത് ആദ്യത്തെ part one third pure mathematics ആണ് അത് സയൻസാണ് സെക്കൻഡ് വൺ തേർഡ് രണ്ടാമത്തെ ഒന്ന് ബൈ മൂന്ന് ഭാഗം അത് പ്യുവർ അസ്ട്രോണമിയാണ് അതും സയൻസാണ് മൂന്നാമത്തെ ഒന്ന് ബൈ മൂന്ന് ഭാഗം അത് സയൻസ് അല്ല പ്രഡിക്ഷൻ പാർട്ടാണ് പക്ഷേ സംസ്കൃത ഭാഷയിൽ പറഞ്ഞാൽ അത് ശാസ്ത്രമാണ് ശാസ്ത്രത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അല്ല സയൻസ് സയൻസിൻ്റെ സംസ്കൃത ട്രാൻസ്ലേഷൻ വിജ്ഞാനം എന്നാണ് സയൻസിൻ്റെ സംസ്കൃത ട്രാൻസ്ലേഷൻ വിജ്ഞാനം എന്നാണ് ശാസ്ത്രം എന്ന വാക്ക് സയൻസ് എന്ന വാക്കുമായിട്ട് ഒരു ബന്ധമില്ല വേണമെങ്കിൽ ബന്ധപ്പെടുത്താം ഏതുപോലെ ശാസ്ത്രം എന്നുള്ളതിൻ്റെ അകത്ത ഒരു ചെറിയ പാർട്ട് മാത്രമാണ് സയൻസ് ശാസ്ത്രം മാറുന്നില്ല സയൻസ് മാറുന്നു സയൻസ് അടിമുടി മാറിക്കൊണ്ടിരിക്കുന്നു ശാസ്ത്രം ഒരിക്കലും മാറില്ല അതാണ് അതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് നമ്മളുടെ ജ്യോതിഷം എന്ന ശാസ്ത്രത്തിൽ ഈ വാരബലവും മാസബലവും നോക്കിയാൽ ആലോചിച്ച് നോക്കുക ഇരുപത്തേഴ് നക്ഷത്രങ്ങളാണ് ഉള്ളത് നക്ഷത്രം എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാർ കോൺസ്റ്റലേഷനിൽ ചന്ദ്രൻ നിൽക്കുന്ന സമയമാണ് ഈ നക്ഷത്രങ്ങൾ എല്ലാം പന്ത്രണ്ട് രാശികളിലാണ് നിൽക്കുക മേടം ഇടവം മിഥുനം മുതൽക്കുള്ള രാശികൾ ഒൻപത് ഗ്രഹങ്ങളുണ്ട് ഏഴ് പ്ലാനറ്റുകളെ ഉള്ളൂ ഒൻപത് ഗ്രഹങ്ങളുണ്ട് ആ ഒൻപത് ഗ്രഹങ്ങൾ പന്ത്രണ്ട് രാശികൾ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ എത്ര പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഉണ്ടെന്ന് ചിന്തിച്ച് നോക്കുക കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക എത്ര പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എത്ര കോമ്പിനേഷൻ പോസിബിളാണ് അങ്ങനെയുള്ള ഒരവസ്ഥയിൽ അശ്വതി നക്ഷത്രക്കാരൻ എത്ര പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ അശ്വതി നക്ഷത്രം പന്ത്രണ്ട് മാസങ്ങളിലുമുണ്ട് അതായത് പന്ത്രണ്ട് രാശികളിലുണ്ട് അശ്വതി നക്ഷത്രത്തിൽ ചന്ദ്രൻ മേടൻ രാശിയിൽ നിൽക്കുന്നു പല ഗ്രഹങ്ങളുണ്ട് ഒൻപത് ഗ്രഹങ്ങൾ എത്ര പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ അശ്വതിക്ക് വരിക അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരാഴ്ചയിൽ അശ്വതി നക്ഷത്രക്കാരന് എന്തെങ്കിലും ഭാഗ്യം കിട്ടുമെന്നോ ദൗർഭാഗ്യം ഉണ്ടാവുമെന്നോ പറഞ്ഞാൽ അത് ബുദ്ധിക്കും യുക്തിക്കും സയൻസിന് നിരക്കുന്നതാണോ അല്ലെങ്കിൽ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്നതാണോ പമ്പരവിഡിത്തം അബദ്ധം ഒരു സംശയമില്ല ഇനി വേറൊന്നുകൂടിയുണ്ടല്ലോ ചില അശ്വതി നക്ഷത്രക്കാർക്ക് പതിനഞ്ചോ പതിനെട്ടോ ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ വയസ്സായിട്ടുണ്ടാവും ചില അശ്വതി നക്ഷത്രക്കാർക്ക് നാൽപ്പത്തഞ്ച് അൻപത് അൻപത്തഞ്ച് അറുപത് അറുപത്തഞ്ച് എഴുപത് എഴുപത്തഞ്ച് എൺപത്തഞ്ച് തൊണ്ണൂറ്റഞ്ചോ വയസ്സായിട്ടുണ്ടാവും ഇപ്പം നമ്മൾ വാരബലത്തിൽ എഴുതി വച്ചിരിക്കുന്നു അശ്വതി നക്ഷത്രക്കാരന് വിവാഹയോഗം ഉണ്ട് അപ്പോൾ തൊണ്ണൂറ്റഞ്ച് വയസ്സായിട്ടുള്ള അശ്വതി നക്ഷത്രക്കാരന് വിവാഹയോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കും അല്ലെങ്കിൽ എൺപത്തേഴ് വയസ്സായിട്ടുള്ള ഒരു അശ്വതി നക്ഷത്രക്കാരന് വാഹനയോഗം ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും എന്തൊരു അബദ്ധമാണ് ഈ എൺപത്തേഴ് വയസ്സായിട്ടുള്ള വ്യക്തിക്ക് ഇനി വാഹനം എങ്ങോട്ടുള്ള വാഹനമാണ് ഇനി ഒരു വാഹനം അയാൾക്ക് വേണ്ടു പാസ്പോർട്ടും വിസയും വേണ്ടാത്ത ഒരു ലോകത്തിലേക്കുള്ള വാഹനം മാത്രമേ അദ്ദേഹത്തിന് വേണ്ടു അപ്പോൾ യഥാർത്ഥത്തിൽ നന്മ നിറഞ്ഞ അറിവുകളെ പത്രമാധ്യമങ്ങളിലൂടെയും അതേപോലെ തന്നെ ജ്യോതിഷരുടെ വാക്കുകളിലൂടെയും വെറും തട്ടിപ്പിന് വേണ്ടി ഉപയോഗിക്കുകയാണ് നികൃഷ്ടവും നീചവും നിന്ദ്യവുമായ രീതിയിൽ ഉപയോഗിക്കുന്നു നിർഭാഗ്യവശാൽ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വക്താക്കളായി നിൽക്കുന്ന മലയാളവും ഇംഗ്ലീഷ് പത്രങ്ങളും പിന്നെ ഭാഷാപത്രങ്ങളും അവരെല്ലാം ഇത് പ്രസിദ്ധീകരിക്കാറുമുണ്ട് ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവർ ന്യായീകരണം പറയാറുള്ളത് സർ അത് വായിക്കാൻ ധാരാളം പേരുണ്ട് വായിക്കാൻ ധാരാളം പേരുണ്ട് എന്നുള്ളതിൻ്റെ പുറകിൽ അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കാനാണ് പത്രമാധ്യമങ്ങൾ തയ്യാറാവുന്നതെങ്കിൽ കൊടുക്കേണ്ടത് വേറെ ചിലതാണ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും നല്ല നീല ചിത്രത്തിൻ്റെ പിക്ചറോ അല്ലെങ്കിൽ ആറു പോർണോഗ്രാഫിക് ആയിട്ടുള്ള ലിറ്ററേച്ചർ എഴുതിയാൽ എല്ലാവരും വായിക്കാനുണ്ടാവും സ്വകാര്യമായിട്ടും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ആ മാസികയുടെയോ വാരികയുടെയോ പത്രത്തിൻ്റെയോ സർക്കുലേഷൻ വളരെയധികം വർദ്ധിക്കും കാരണം അത് വായിക്കാൻ ആൾക്കാരുണ്ട് പക്ഷേ വായിക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ന്യായീകരണമാകരുത് യഥാർത്ഥത്തിൽ വാരബലവും മാസബലവും ജ്യോതിഷൻ പഠിക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ ജ്യോതിഷത്തിൻ്റെ ചെറിയൊരു ഭാഗം പഠിക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ വാരബലവും മാസബലവും ശുദ്ധ സംബന്ധമാണ് ഹൺഡ്രഡ് പെർസെൻ്റ് സംബന്ധമാണ് അത് ഏത് ഗ്രഹചാരത്തിൻ്റെ അർത്ഥത്തിൽ പറഞ്ഞാലും അതൊന്നുപോലും ലോജിക്കലാവില്ല നൂറുകണക്കിന് കാര്യം പറയുമ്പോൾ ഒന്നോ രണ്ടോ ശരിയായി എന്ന് വരാം നിങ്ങളുമായി ബന്ധപ്പെട്ട് പക്ഷേ അതിൻ്റെ അർത്ഥം ഈ എക്സ്പ്ലനേഷനിലൂടെ അത് ശരിയായതല്ല പല കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് രണ്ടെണ്ണം ശരിയായി അതുമാത്രം നമ്മൾ ജ്യോതിഷനെ സംബന്ധിച്ചിടത്തോളം ശരി ആക്കാൻ വേണ്ടി ശ്രമിക്കുക അതുകൊണ്ട് അത് ശരിയാവുന്നത് യഥാർത്ഥത്തിൽ അത് ശരിയും സയൻറ്റിഫിക്കും ആയതുകൊണ്ടല്ല അതുകൊണ്ട് വാരബലം എല്ലാം ജീവിതത്തിൽ പകർത്തുമ്പോൾ വളരെ വളരെ കെയർഫുൾ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു മഹാഭാരതത്തിൽ കൗരവപക്ഷത്ത് എത്ര പേരുണ്ടായിരുന്നു പതിനൊന്ന് അക്ഷൗഹിണി പടയ ഉണ്ടായിരുന്നത് മിക്കവാറും ധാരാളം രാജാക്കന്മാർ കൗരവപക്ഷത്താണ് ഉണ്ടായിരുന്നത് പാണ്ഡവപക്ഷത്താണെങ്കിൽ ഏഴ് അക്ഷൗഹിണി പടയേ ഉണ്ടായിരുന്നുള്ളൂ നിർഭാഗ്യവശാൽ ഭൂരിഭാഗം ഓർഡിനറി ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ മഹാഭാരത യുദ്ധത്തിൽ ദുര്യോധനനും ദുശാസനനും അതുപോലെയുള്ള ധൃതരാഷ്ട്രരും എല്ലാവരും അധർമ്മത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരാണ് അധർമ്മം ചെയ്യുന്നവരാണ് എന്ന് വ്യക്തമായിട്ട് അറിവുണ്ടായിട്ടും പതിനൊന്ന് അക്ഷൗഹിണി അവിടെ ഉണ്ടായിരുന്നു ധർമ്മപുത്രാദികൾ ധർമ്മത്തിൻ്റെ മൂർത്തിമത്ഭാവമാണെന്ന് അറിഞ്ഞിട്ടും കുറച്ചുപേരേ ഉണ്ടായിരുന്നുള്ളൂ ശ്രീകൃഷ്ണൻ പോലും തൻ്റെ സൈന്യത്തെ കൗരവരുടെ പക്ഷത്ത് കൊടുത്തു താൻ പാണ്ഡവരുടെ പക്ഷത്ത് നിന്നു പക്ഷെ അപ്പോഴും കൃഷ്ണൻ പറഞ്ഞു ഞാൻ ആയുധമെടുക്കില്ല യുദ്ധത്തിലെന്ന് കാരണം എനിക്ക് ആരും ഇല്ല ആരും പരിധിക്കപ്പുറം ഇല്ല അതുകൊണ്ട് കൗരവരെ ഞാൻ ശത്രുക്കളായി കണ്ട അവർക്കെതിരെ അസ്ത്രമോ ചക്രമോ ആയുധമോ ഉപയോഗിക്കില്ല അങ്ങനെ ശരിക്ക് കമ്പ്യൂട്ടർ മോഡലിംഗ് നടത്തിയാൽ പാണ്ഡവരുടെ കൂട്ടത്തിലുള്ള ശക്തിയും അതുപോലെ കൗരവരുടെ ശക്തിയും രണ്ട് സൈഡിലിട്ടാൽ ഈജിപ്തും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം പോലെ ഇസ്രായേലിൻ്റെ ശക്തി കമ്പ്യൂട്ടറിലിട്ടു ഈജിപ്തിൻ്റെ ശക്തിയും മാൻ പവർ വെപ്പൺസ് അവരുടെ കയ്യിലുള്ള സമ്പത്ത് എല്ലാം രണ്ടും കമ്പ്യൂട്ടറിലിട്ടു എങ്ങനെ നോക്കിയാലും ഈജിപ്തേ ജയിക്കുള്ളൂ ഇസ്രായേൽ ജയിക്കില്ല കമ്പ്യൂട്ടറിൻ്റെ എല്ലാ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ വെച്ച് നോക്കിയാലും ഈജിപ്ത് ആയിരിക്കും ജയിക്കുക ഇസ്രായേൽ ജയിക്കില്ല പക്ഷേ യാഥാർത്ഥ്യം എന്താണ് എപ്പോഴും ഇസ്രായേൽ ജയിക്കാറുള്ളൂ ഈജിപ്ത് തോൽക്കാ പതിവ് ഇവിടെ പാണ്ഡവരുടെ പക്ഷത്ത് ഏഴ് അക്ഷൗഹിണി പതിനൊന്ന് അക്ഷൗഹിണി പട അപ്പുറത്ത് പാണ്ഡവരെ ജയിക്കുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലെയുണ്ട് എന്താ കാരണം ധർമ്മത്തിൻ്റെ പക്ഷത്തിന് ജയമുണ്ടാകേണ്ടത് പ്രകൃതിയുടെ നിയമമാണ് അധർമ്മത്തിൻ്റെ പക്ഷത്ത് അധികാരമുണ്ടെങ്കിൽ എല്ലാവരും ചേർന്ന് നിൽക്കുക അത് നമ്മൾ നിത്യവും കണ്ടുവരുന്ന കാര്യങ്ങളാണ് നമ്മൾ നിത്യവും കണ്ടുവരുന്നു അധർമ്മത്തിൻ്റെ പക്ഷത്ത് സമ്പത്തിൻ്റെ പക്ഷത്ത് അധികാരത്തിൻ്റെ പക്ഷത്ത് അതുപോലെ തന്നെ വലിപ്പത്തിൻ്റെ പക്ഷത്ത് ശക്തിയുള്ളവൻ്റെ പക്ഷത്ത് എപ്പോഴും ആൾക്കാർ ചേരുക ധർമ്മത്തിൻ്റെ പക്ഷത്ത് സത്യത്തിൻ്റെ പക്ഷത്ത് നീതിയുടെ പക്ഷത്ത് ന്യായത്തിൻ്റെ പക്ഷത്ത് ആരും ഉണ്ടാവാറുമില്ല പക്ഷേ കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ ധർമ്മമാണ് രക്ഷ ജയിക്കുക എത്രയോ സിനിമ നിങ്ങൾ കണ്ടു കാണുമില്ലേ ആ സിനിമയുടെ അന്ത്യത്തിൽ നോക്കുക കൊള്ളക്കാരും വഞ്ചകരും ചതിയന്മാരും കള്ളക്കടത്തുകാരും ടെററിസ്റ്റും എല്ലാവരും പരാജയപ്പെടുന്നു സത്യം ധർമ്മം നീതി ന്യായം ജയിക്കുന്നു എന്താ മക്കളെ കാരണം കാരണം പ്രകൃതിയും പ്രപഞ്ചവും ഒരു സന്തുലിതാവസ്ഥയിലാണ് യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്ന് പറഞ്ഞൊരു വരി പോകുന്നുണ്ട് ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ കാലാകാലങ്ങളിൽ എന്തെല്ലാമാണോ വേണ്ടത് അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന പറഞ്ഞത് ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് കാലാകാലങ്ങളിൽ എന്തെല്ലാമാണോ ആവശ്യമായിട്ടുള്ളത് അത് എന്നാണ് പറഞ്ഞത് എന്താ അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം വ്യക്തികളും സമൂഹവും രാഷ്ട്രവും പ്രകൃതിയും ആത്യന്തികമായി ബാലൻസ്ഡ് ആയിരിക്കും ആത്യന്തികമായി ബാലൻസ്ഡ് ആയിരിക്കും അസാധാരണമാം വിധം തനിക്കെതിരെ നിന്നവരെ കൂട്ടക്കൊല നടത്തിയ വ്യക്തിയാണ് സദാം ഹുസൈൻ നിങ്ങൾക്കത് അറിയോ ഇല്ലയോ എന്നറിഞ്ഞൂടാ വോട്ട് കിട്ടാൻ വേണ്ടി കേരളത്തിലെ പല പക്ഷക്കാരും സദ്ദാം ഹുസൈൻ്റെ ചിത്രം വെച്ചിട്ട് കണ്ണീരൊഴുക്കി പക്ഷെ ആയിരക്കണക്കിന് യുവാക്കളുടെ വയറ്റിൽ ടൈം ബോംബ് വെച്ച് അത് സ്വന്തം കൈകൊണ്ട് സ്വിച്ച് ഓൺ ചെയ്ത് ശരീരം പൊട്ടിത്തെറിക്കുന്നത് കണ്ട് ആഹ്ലാദിച്ച സദ്ദാം ഹുസൈൻ്റെ അന്ത്യം നിങ്ങൾക്കറിയാം Russia U S S R തകർന്ന് മണ്ണടിഞ്ഞപ്പോൾ അമേരിക്കക്കാർക്ക് ഉറപ്പായിരുന്നു ഞങ്ങളാണ് ലോകത്തിലെ അവസാനത്തെ ശക്തി ഞങ്ങൾക്കൊപ്പം വരാൻ ആരുമില്ല പട്ട പകൽ രണ്ട് വിമാനം അമേരിക്കയിലെ തന്നെ വിമാനം ഉപയോഗിച്ച് ട്വിൻ ടവേഴ്സ് ഇടിച്ച് പൊളിച്ച് കത്തിച്ച് താഴെ വീണപ്പോൾ അമേരിക്കയിലെ മുപ്പത് കോടി ജനത വിറച്ചു വലിയ വലിയ കെട്ടിടങ്ങളിൽ ഇപ്പോൾ അവർക്ക് താമസിക്കാൻ പേടിയാണ് അമേരിക്ക ഇപ്പോഴും ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലിരിക്കുന്ന മാതിരി എപ്പോഴാ ഇത് പൊട്ടുക എന്നറിഞ്ഞുകൂടാ യഥാർത്ഥത്തിൽ വ്യക്തിയാണെങ്കിലും സമൂഹമാണെങ്കിലും രാഷ്ട്രമാണെങ്കിലും പ്രകൃതിക്കൊരു താളമുണ്ട് ധർമ്മത്തിൻ്റെ താളം ആ താളം ഒരിക്കലും ആ താളം ഒരിക്കലും തെറ്റാൻ പ്രകൃതി അനുവദിക്കില്ല അതുകൊണ്ടാണ് പാണ്ഡവർ ജയിച്ചത് കൗരവർ തോറ്റത് ഈ ജയ പരാജയങ്ങളിൽ ഒരു ഒരുപക്ഷെ ഒത്തിരി ലാഭനഷ്ടങ്ങൾ ഉണ്ടായേക്കാം ആ ലാഭനഷ്ടങ്ങൾക്കെല്ലാം അപ്പുറത്ത് ശാശ്വതമായി നിലനിൽക്കുന്നത് ചിലതുണ്ട് അത് ധർമ്മത്തിൻ്റെ നിലനിൽപ്പായിരിക്കും പലപ്പോഴും ക്രൂരമായി പെരുമാറിയ ഈദിയമിൻ്റെ അന്ത്യം എന്താണെന്ന് നോക്കുക സിയാവുൾ ഹക്കിൻ്റെ യാഹ്യാഖാൻ്റെ അന്ത്യം എന്താണെന്ന് നോക്കുക ഇപ്പം മുഷാറഫിൻ്റെ അന്ത്യം എന്താണെന്ന് നോക്കുക എത്രയോ ടെററിസ്റ്റുകൾ ലോകത്തിൻ്റെ മുമ്പിൽ ലോകത്തെ വറപ്പിച്ചു ഹിറ്റ്ലർ ഉൾപ്പെടെ അവരെയൊക്കെ ലോകം ചവറ്റുകൊട്ടയിലേക്ക് ഇട്ടു ഒരു പക്ഷേ ഈ ലെനിനെയും സ്റ്റാലിനെയും അതുപോലെയുള്ളവരെല്ലാം ശരിക്കും ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചാൽ അവരും ചവറ്റുകോട്ടയിലേക്ക് പോകും പക്ഷേ സോക്രട്ടീസ് പോവില്ല വിവേകാനന്ദൻ പോവില്ല വേർഡ്സ്വർത്ത് പോവില്ല അരിസ്റ്റോട്ടിൽ പോവില്ല മഹാത്മാഗാന്ധി പോവില്ല യേശു ക്രിസ്തു പോവില്ല ബുദ്ധനും ജിനനും ശ്രീകൃഷ്ണനും ശ്രീരാമനും പോവില്ല എന്താ കാരണം അവർ പ്രകൃതിയോടൊപ്പം ധർമ്മത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് അവർ പ്രകൃതിക്കെതിരെ പ്രവർത്തിച്ചവരല്ല അവരും ഒരുപക്ഷെ യുദ്ധം ചെയ്തിട്ടുണ്ടാവും അവരും ഒരുപക്ഷെ യുദ്ധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ടാവും അവരുടെ കർമ്മമണ്ഡലത്തിലും പങ്കെടുത്തവർക്ക് മരണം വന്നിരിക്കാം പക്ഷേ ആ എല്ലാ നെഗറ്റീവുകളും സംഭവിച്ചത് പോസിറ്റീവിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു ആ പോസിറ്റീവിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ധർമ്മത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അധർമ്മത്തെ വൗ വൈപ്പ് ഔട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ് അധർമ്മത്തെ വൈപ്പ് ഔട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടാണ് അവരെല്ലാം ചവറ്റുകുട്ടയിലേക്ക് പോകാതെ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നിൽക്കുന്നത് ബാക്കി പലരും പതിറ്റാണ്ടുകൾ കഴിയുമ്പോഴും അവലെയെല്ലാം ലോകം എന്നേ തള്ളിക്കളഞ്ഞ് കഴിഞ്ഞു കഴിയും ഇതാണ് ധർമ്മത്തിൻ്റെ കൂടെ നിൽക്കുന്നവരും അധർമ്മത്തിൻ്റെ കൂടെ നിൽക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഏഴ് അക്ഷൗഹിണി പടകൾ മാത്രം ഉണ്ടായിട്ട് പാണ്ഡവർ ജയിച്ചതും ആയുധമില്ലാത്ത ശ്രീകൃഷ്ണന് ഈ പാണ്ഡവരെ ജയിപ്പിക്കാൻ സാധിച്ചതും സർവ ആയുധ വിഭൂഷകരായ അസാധാരണ ശക്തിയുള്ളവർ ദുര്യോധനാദികൾ കൗരവർ പരാജയപ്പെട്ടതും അതുകൊണ്ട് തന്നെയാണ് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഒരു K S R T C വണ്ടിയിൽ എൻ്റെ വലത് സൈഡിലിരുന്നത് ഒരു പള്ളിയിലെ അച്ഛനാണ് ആ അച്ഛൻ എന്നോട് ചോദിച്ചു താങ്കൾ എവിടേക്കോ കണ്ട മാതിരി ഓർമ്മ വരുന്നു താങ്കളുടെ പേരാണോ ഗോപാലകൃഷ്ണൻ ഞാൻ അതെ എന്ന് പറഞ്ഞു ഒരു ചോദ്യം എനിക്ക് ചോദിക്കണം ചോദിക്കണമെന്നുണ്ട് ചോദിക്കാൻ പറഞ്ഞു ശ്രീകൃഷ്ണനെ നിങ്ങൾ എങ്ങനെയാണ് സർ ആരാധിക്കുന്നത് അദ്ദേഹം സ്വന്തം അമ്മാവനെ കൊന്നാളല്ലേ കംസനെ കൊന്നാളല്ലേ അദ്ദേഹം സ്വന്തം കുടുംബത്തിലെ ഒരു വ്യക്തിയെ വധിച്ച വ്യക്തി എങ്ങനെയാണ് സർ ആരാധ്യനാവുന്നത് ഞാൻ ഈ പള്ളിയിലച്ഛനോട് പറഞ്ഞു ഭാരതത്തിനൊരു നീതി സംഹിതയുണ്ട് ഒരു ധർമ്മ സംഹിതയുണ്ട് ആ ധർമ്മ സംഹിത എന്തു പറയുന്നു എന്ന് അങ്ങക്കറിയാമോ ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ ആ കുടുംബത്തിലെ അംഗം തയ്യാറായാൽ ആ കുടുംബാംഗത്തെ നശിപ്പിച്ച് കുടുംബത്തെ സംരക്ഷിക്കണം ഒരു കുടുംബം സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വെല്ലുവിളിയായാൽ ആ കുടുംബത്തെ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് സമൂഹത്തെ രക്ഷിക്കണം ഒരു സമൂഹം രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് വെല്ലുവിളിയായാൽ ആ സമൂഹത്തെ ഉന്മൂലനം ചെയ്ത് രാഷ്ട്രത്തെ രക്ഷിക്കണം ഒരു രാഷ്ട്രം മാനവരാശിയുടെ നിലനിൽപ്പിന് ചോദ്യചിഹ്നമായാൽ ആ രാഷ്ട്രത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയിട്ട് മാനവരാശിയെ രക്ഷിക്കണം ഇതാണ് ഭാരതത്തിൻ്റെ നിയമസംഹിത ഇതാണ് ചാണക്യൻ്റെ നിയമസംഹിത അതായത് വലിയൊരു വിഭാഗത്തിന് ചെറിയൊരു വിഭാഗം ക്രൂരമായ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നു എങ്കിൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ ധർമ്മത്തിൻ്റെ നിലനിൽപ്പിന് സത്യത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും നിലനിൽപ്പിന് ആ പ്രശ്നമുണ്ടാക്കുന്നവരെ ഇല്ലാതെയാക്കേണ്ടത് പ്രപഞ്ച നിയമമാണ് പ്രകൃതി നിയമമാണ് ധർമ്മത്തിൻ്റെ നിയമമാണ് ധർമ്മോ രക്ഷതി രക്ഷിത ധർമ്മമേവ ഹതോ ഹന്തി ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കും അതുപോലെ തന്നെ ധർമ്മത്തെ നശിപ്പിക്കുന്നവനെ ധർമ്മം തന്നെ നശിപ്പിക്കും അതുകൊണ്ട് കംസൻ അമ്മാവനാണോ അല്ല ദുര്യോധനൻ സഹോദരനാണോ അല്ല ഭീഷ്മ പിതാമഹൻ പിതാമഹനാണോ ദ്രോണാചാര്യർ ആചാര്യനാണോ എന്നൊന്നുമല്ല ഇവിടെ പ്രസക്തി അവരെല്ലാം എവിടെ നിൽക്കുന്നു എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു കംസൻ അധർമ്മത്തിൻ്റെ മൂർത്തിമദ്ഭാവമായിരുന്നു ക്രൂരതയുടെയും ഹിംസയുടെയും മൂർത്തിമദ്ഭാവമായിരുന്നു ഒരു രാഷ്ട്രത്തിൻ്റെ മുഴുവൻ നിലനിൽപ്പിനെ ചോദ്യം ചെയ്ത വ്യക്തിയാണ് കംസൻ അവിടെ അമ്മാവനില്ല അനന്തരവനില്ല അനുജനില്ല ജ്യേഷ്ഠനില്ല ധർമ്മത്തെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടാണ് അച്ചോ കംസനെ കൃഷ്ണൻ തീർത്തത് അതുകൊണ്ടാണ് ഭീഷ്മരെ ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തി തീർക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് ആചാര്യ ദേവോഭവ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിലെ ദ്രോണാചാര്യരെ നശിപ്പിക്കേണ്ടി വന്നത് അച്ഛനാണ് അധർമ്മം ചെയ്യുന്നതെങ്കിലും അച്ഛനെ നശിപ്പിക്കാൻ ഭാരതത്തിൽ ലോഹ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അച്ഛനെ ഇല്ലാതെയാക്കാൻ ആരെങ്കിലും അവതരിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ അച്ഛനോട് മറുപടി പറഞ്ഞു സത്യമതല്ലേ ചിന്തിച്ചു നോക്ക എന്നോട് പലരും ചോദിക്കാറുണ്ട് സർ ശ്രീരാമൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് നോൺ വെജിറ്റേറിയൻ കഴിച്ചുകൂടെ എന്ന് കേരള യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് ചേംബറിൽ നടന്ന ഒരു വെജിറ്റേറിയൻ കോൺഫറൻസിൽ അവിടെയാണ് എനിക്ക് പങ്കെടുക്കാനുള്ള ഭാഗ്യമോ യോഗമോ ഉണ്ടായത് അവിടെ നല്ല രീതിയിൽ ചർച്ച നടന്നു അതിലൊരാൾ ചോദിച്ച ചോദ്യമാണ് ശ്രീരാമൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടുണ്ട് ആ നോൺ വെജിറ്റേറിയൻ ശ്രീരാമൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നോൺ വെജിറ്റേറിയൻ കഴിച്ചാൽ എന്താ ഒരാൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു എൻ്റെ കയ്യിലുള്ള രാമായണത്തിൽ അങ്ങനെ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ശ്രീരാമൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടുണ്ടെന്ന് വേറൊരാൾ പറഞ്ഞു ഏത് ഭാഗത്താണ് ഉള്ളത് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഞാൻ വെജിറ്റേറിയനിസത്തിന് വേണ്ടിയുള്ള പ്രചാരണം ഇന്ന് നിർത്താം മറ്റൊരാൾ പറഞ്ഞു അധ്യാത്മരാമായണത്തിൽ മാത്രം എവിടെയോ ഒരു സൂചനയുണ്ട് അല്ലാതെ വാൽമീകി രാമായണത്തിൽ അതില്ല എന്ന് മറ്റൊരാൾ പറഞ്ഞു തുളസീദാസ രാമായണത്തിൽ പല പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുണ്ട് ഒരിക്കലും അത് കണ്ടിട്ടില്ല എന്ന് വേറൊരാൾ പറഞ്ഞു മാംസം എന്നുള്ളതിൻ്റെ അർത്ഥം മീറ്റ് എന്നല്ല അത് ഘോരമെന്നർത്ഥമാണ് വേറെന്തൊക്കെയോ അർത്ഥമാണെന്ന് പറഞ്ഞു അവസാനം എല്ലാവരുടെയും ചർച്ച കഴിഞ്ഞപ്പോൾ ഒരു ഗാന്ധിയൻ അവിടെ ഉണ്ടായിരുന്നു ആ ഗാന്ധിയൻ എന്നോട് ചോദിച്ചു സാറിൻ്റെ അഭിപ്രായം എന്താ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ശ്രീരാമൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് വിരോധമില്ല ശ്രീരാമൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടില്ലെങ്കിലും എനിക്ക് വിരോധമില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും നോൺ വെജിറ്റേറിയൻ കഴിക്കണമെങ്കിൽ ശ്രീരാമൻ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലയോ എന്ന് അന്വേഷിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്ന് തീരുമാനിച്ച് കഴിക്കുക ശ്രീരാമൻ കഴിച്ചതും കഴിക്കാത്തതും നിങ്ങൾ കഴിക്കുന്നതിനും കഴിക്കാത്തതിനും ന്യായീകരണമായിട്ട് എടുക്കുന്നതിന് പകരം നിങ്ങളുടെ ശരീരത്തിന് അത് യോജിക്കുമോ ആധുനിക ശാസ്ത്രം എന്ത് പറയുന്നു സയൻസ് എന്ത് പറയുന്നു ആധുനിക ഫുഡ് സയൻസ് മോഡേൺ ഡോക്ടേഴ്സും ഇന്നത്തെ ഹാർട്ട് അറ്റാക്ക് ക്യാൻസർ അതുപോലെ തന്നെ സൈക്കോസൊമാറ്റിക് ഡിസീസ് ഇതെല്ലാം ഉണ്ടാക്കാൻ നോൺ വെജിറ്റേറിയൻ എത്രത്തോളം കാരണമാകുന്നു എന്ന് വിവരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യാം ശ്രീരാമൻ കഴിച്ചതുകൊണ്ട് നിങ്ങൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുകയാണെങ്കിൽ ശ്രീരാമൻ വേറെ പലതും ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രീരാമൻ കഴിച്ചതുകൊണ്ടാണ് ഞാൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചത് എന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് ശ്രീരാമൻ പതിനാല് വർഷം കാട്ടിൽ വനവാസത്തിന് പോയിട്ടുണ്ട് നിങ്ങൾ വനവാസത്തിന് പതിനാല് വർഷം പോവാം ശ്രീരാമൻ രാമസേതു ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ രാമസേതു ഉണ്ടാക്കാം ശ്രീരാമൻ രാവണനെ വധിച്ചിട്ടുണ്ട് നിങ്ങളും അത് ചെയ്യാം ശ്രീരാമൻ്റെ ഭാര്യയെ രാവണൻ കൊണ്ടുപോയിട്ടുണ്ട് നിങ്ങളുടെ ഭാര്യയെ കൊണ്ടുപോകാനായിട്ട് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യാം മാത്രമല്ല രാമൻ ശ്രീരാമൻ വളരെ ഭംഗിയായിട്ട് തന്നെ എത്രയോ കാര്യങ്ങൾ ഋഷിവര്യന്മാരുടെ കൂട്ടത്തിലിരുന്ന് പഠിച്ചിട്ടുണ്ട് അതേപോലെ നിങ്ങളും പഠിക്കുക അന്ത്യത്തിൽ പൊതുജനാഭിപ്രായത്തിൽ ഒരാളുടെ അഭിപ്രായം കേട്ട് രാജാവായ ശ്രീരാമൻ ഭാര്യയെ ഉപേക്ഷിച്ചിട്ടുണ്ട് നിങ്ങളും ഒരാളുടെ അഭിപ്രായം കേട്ട് നിങ്ങളുടെ ഭാര്യയെ ഉപേക്ഷിക്കുക ഇതെല്ലാം ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ അവകാശമുണ്ട് ശ്രീരാമൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചതുകൊണ്ടാണ് ശ്രീരാമനെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഞാനും നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നത് അതല്ലാതെ ശ്രീരാമൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചതുകൊണ്ട് ഞാൻ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നു ശ്രീരാമൻ ചെയ്ത മറ്റൊരു കാര്യവും എൻ്റെ ജീവിതത്തിൽ പകർത്താൻ എനിക്ക് ആഗ്രഹമില്ല അല്ലെങ്കിൽ എനിക്ക് സാധിക്കില്ല എന്നുള്ള ന്യായീകരണം കൊണ്ട് ശ്രീരാമനെ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഏത് വേണമെന്ന് തോന്നുന്നു അത് ചെയ്യാം ഇവിടെ നമ്മൾ ഏതിനെയൊക്കെയോ കോപ്പി ചെയ്ത് നമ്മൾ നമ്മുടെ മനസാക്ഷിക്ക് ശരിയല്ലെന്ന് തോന്നുന്ന ചിലതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ രാമനെയും നമ്മുടെ പൈതൃക ഗ്രന്ഥങ്ങളെയും ആചാരങ്ങളെയും വിചാരങ്ങളെയും വിശ്വാസങ്ങളെയും എല്ലാം അപകീർത്തിപ്പെടുത്താൻ എവിടെയെല്ലാം അവസരം കിട്ടുമോ അതെല്ലാം ഉപയോഗിക്കാനും നമ്മൾ ശ്രമിക്കുന്നു എന്തിനാണ് ഇത് ചെയ്യുന്നത് അവനവൻ ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക ചെയ്യാതിരിക്കുക അവനവന് വേണമെന്നുള്ളത് എടുക്കുക വേണ്ട എന്നുള്ളത് എടുക്കാതിരിക്കുക അതിന് ന്യായീകരണം പറഞ്ഞ് നമ്മളെന്തിന് സ്വയം അവഹേളിതരാകണം അല്ലെങ്കിൽ നമ്മളെന്തിന് നമ്മുടെ പൈതൃകത്തെ അവഹേളിക്കണം സ്വയം ചിന്തിച്ച് വേണ്ടതും വേണ്ടാത്തതും എടുക്കാൻ പറ്റാത്ത ആൾ ത്രേതായുഗത്തിലെ ഒരു സംഭവം എടുത്ത് അതിനെ ഫോളോ ചെയ്യേണ്ട കാര്യം എന്തിരിക്കുന്നു ഇപ്പം നമ്മൾ കുറേ കൂടി വസ്തുതകളിലൂടെ പോകാൻ സയൻസിലൂടെ പോകാൻ യുക്തിയിലൂടെ പോകാൻ നമുക്ക് സാധിക്കണം ഏതെങ്കിലും പുസ്തകത്തിൽ ഏതെങ്കിലും ഒരു കാര്യം മാത്രമെടുത്ത് അതിലൂടെ ഞാൻ ജീവിക്കുന്നു എന്ന് പറയുന്നത് ശുദ്ധബദ്ധാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്